പണികൾക്കും ഒരു അബുദ് അബുദ് എന്ന് നമുക്ക് ചെയ്യാനുള്ള ബോധ്യത്തിന്റെ പണിക്കുന്നതോറിയും സുലൂക്ക് സ്വർണം വെക്കും അതുള്ളത് എന്തെങ്കിലും കുറുബുൽ ഫറാഹിന് കുറുബുൽ നവാഫിലേ ഉള്ളൂ കുറുബുൽ ഫറാഹിനെ കുറുബുൽ നവാഫിൽ രണ്ടെണ്ണമാണ് അരീതി പറഞ്ഞു ما تقرب إلي عبدي بشيء أحب إلي مما افترضته عليه قرب الفرائض ولا يزال عبدي يتقرب إلي بالنوافل എന്ന് പറഞ്ഞതാണ് ഖുർബുൽ ഫളാഇൽ അതിനെ ജസബ് ഞാൻ ഓനെ സ്നേഹിക്കും കൊല്ലിംഗം സഹിക്കൂനെന്ന പത്തബിറോനി എന്താണ് സാധനം സ്വരൂക്ക് യുവഹിബുക്കുമുള്ള വ്യവസ്ഥയിലൊക്കെ നിലവുമ്പക്കും എന്താ സാധനം അതിന്റെ ജസബ് അവൻ മുബാചരത്ത് അള്ളാന്റെ വക്കം ഇവനെ കൊള്ള അപ്പൊ മംഗളെ പുരക്കിയിട്ട് നിങ്ങൾ കാറെല്ലാം പിടിച്ച് പറഞ്ഞിട്ട് അങ്ങനെ പുറപ്പെടൽ എന്താണ് സ്വരൂക്ക് വെയിറ്റിന്റെ അടുത്ത് കയറി ഇരിക്കുന്ന അതിന്റെ ജസബ അല്ലെ മുബാചരത്താണ് പിന്നെ വരാണ്ട് പോകാതെ കഴിയില്ല കഴിയൂല വന്നിട്ട് മുമാചാരത്തില്ലാതെ നിങ്ങൾ ചോറിക്കൊണ്ട് മടങ്ങിപ്പോയും ചെയ്യും അത് ഇങ്ങോട്ടും പണ്ടേ ആ അതാണ് ജതുബമ്പ് തുലൂക്ക് എന്നാണ് അപ്പൊ ജതുബിനെന്ത് കാര്യമില്ല പിരാന്തതെന്ന് വായന ഇല്ലേ ഇല്ല എല്ലാം ആരെല്ലാം മറന്നു അങ്ങനത്തെ ഒരാൾ കൈ പയുവത്തി ആ രണ്ടാമത്തെ കഷ്ടം കൈ പയുവർത്തി ആ യബുസുത്ത് സജ്ജാഗത്തൻ വഴക്കൂതു ആരെയാണ് ഹിതായത്തിന്ന ജനങ്ങളെ വൈകാട്ടാൻ വേണ്ടിയിട്ട് മൂപ്പറ മുത്തല്ലിട്ടിട്ട് ഇവരോളം അപ്രകാരം ഒരാൾ ചെയ്താൽ ജനങ്ങളെ വഞ്ചിച്ചവനാകുന്നു കമാലിന്റെ അധികാരിൽപ്പെട്ടതായ ആരിഫീങ്ങളോട് ഒരാൾ സുഹൃത്ത് കെട്ടിയിട്ടില്ലെങ്കിൽ ആ മിന്നഹൽ കമാൽ എന്തിന്റെ വരാന് മണ്ണിനല്ല അൽ ആരിഫിനൊക്കെ വരാനാണ് മണ്ണിനൊക്കെ കുഴപ്പമല്ലേ ലാ യഗോർബി ഔലാദിൽ റിജാൽ റിജാലിന്റെ ഔലാദ് കൊണ്ട് വഞ്ചിക്കപ്പെടണ്ട അതാണ് റിജാലായ ആളുണ്ടാവും മരിച്ചതിന് ശേഷം നമുക്ക് ആരെ തീറ്റിന്ന് മോനയാക്കിയാലോ മൂത്ത മൂത്ത മോനയാക്കാ പന്നലുണ്ടാവോ പറയല് ഞാനതായിട്ട് കൊടുക്കല്ലേ ഇത് നിർത്താൻ പറ്റിയതാ മോനുണ്ടാവും വേറെ ഏതോ ഫീൽഡിൽ ജയിച്ചു ഉപ്പ വെച്ചോക്കം പറഞ്ഞത് പകരാരത്തിൽ പകലിരിക്കുന്ന ശേഷം മറ്റും മോനെ ഇരിക്കുന്നു ഇതിന് വല്ല അനിയുണ്ടാ ഇത് ആ രീതിയിൽ കണ്ടെടുക്കേണ്ട സംഗതിയല്ലല്ലോ അന്നും ജനങ്ങളെ ഒന്നിപ്പിക്കണ്ടെന്നാ കൊടുത്തു അവിടെ ഒരു വഴി വിട്ടിട്ടുണ്ട് അതിലുണ്ടത് കൈഫായതുല്ലോ അതിലുണ്ടത് ആ ഒരു വരി ഇതിൽ വിട്ടുപോയി അതെഴുതി കൊടുക്കുന്നു കൈഫയതല്ലോ എങ്ങനെയാണ് അറിയിച്ചു കൊടുക്കുക തുറക്കല്ല സഫർ പോകാനുള്ള പല വഴികളും ഇന്നത്തിലേക്ക് ഇന്നലേക്ക് കൂടി പോവാ ഇന്ന സ്ഥലത്തേക്ക് എത്തും ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്ന കടമ്പുണ്ട് ഇന്ന സ്ഥലത്ത് ജയിച്ചുണ്ട് ഇന്ന തെക്കിൽ കുന്നുണ്ട് ഇന്നക്ക് പാലുണ്ട് ഇന്നക്കിൽ ചുമം കൊടുക്കാറുണ്ട് ഇന്നെല്ലാം പറഞ്ഞു കൊടുക്കണം ആര് മാൻ ഒരുത്തരി എങ്ങനെ സാധിക്കും ലം ജസൽ അവൻ ആയിക്കൊണ്ടിരുന്ന സി ജുഹരി ഓന്റെ മാണത്തിൽ കൽപ്പലി എലിന്റെ മാതിരി ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു ബർത്തറി പോയിട്ടില്ല എലിന്റെ മാതിരി മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് ഈ പുഴലോ പോകേണ്ട റൂട്ട് കൊണ്ടെടുക്കാൻ എനിക്ക് കഴിയോ കൽപ്പാരി കൽഫീന നഫീഫാക്കിന് കൽപ്പാരി എന്ന് പറഞ്ഞത് അപ്പോൾ തുജുഹർ എന്ന് പറഞ്ഞത് ഈ ജീം ജീൻ ജുഹർ എന്ന് വായിക്കണം ഒരു മാളം അയ്യോ വക്കത്തക്കദ്ദമ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എവിടെ ഒന്നാം ജിസ് നൂറ്റി അമ്പത്തെട്ടാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് അന്ന ശൈഖബി ബി ഒരു ശൈഖിന്റെ അവസ്ഥ എന്താണ് ഒരു യാത്രാ സംഘത്തിന്റെ ട്രാവൽ ഏജന്റിനെ മാതിരിയാണ് ഇന്ന മതിയാ യാത്ര പോകേണ്ടത് ഇന്ന ഇന്ന മതിയാണ് ഇന്ന ഇന്നത് സമർപ്പിക്കാനുണ്ട് ഇന്നേക്ക് ചെക്കിംഗ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഷെയ്ഫുള്ളക്കിബ് അതേയാള് സ്ഥാനമാണ് ആയിരിക്കും ഒരു ഷെയ്ഖിന്റെ പദവി അപ്പൊ മരീതന്മാരുടെ യാത്രയിൽ ഇന്ന ഇന്ന സ്ഥലത്ത് കടമ്പകളുണ്ട് ഇന്ന ഇന്ന സ്ഥലത്ത് വെള്ളം കിട്ടും ഇന്ന സ്ഥലത്ത് വെള്ളം കിട്ടൂല ഇന്ന സ്ഥലത്ത് ഒരേ പോക്കാണ് അവിടെയൊക്കെ കള്ളന്മാരുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ പലാ ബുദ്ധ അപ്പൊ ഷെയ്ഖാരായിരിക്കണം അയ്യക്കോന് പമ്പിൽ മനാദിൽ ഏതെല്ലാം സ്റ്റേഷനുകളിൽ ഇറങ്ങാനുണ്ട് എന്നുണ്ടാക്കണം അയാൾ അറിഞ്ഞിരിക്കണം വൽ മനാഹിൽ മൻഹലേത വെള്ളം കുടിക്കാനുള്ള സ്ഥലങ്ങളുണ്ടല്ലോ ഇന്നെങ്കിൽ ഹോട്ടൽ കിട്ടും അല്പം തന്നെ ചോറ് വെച്ചോ ഇത്ര കിലോമീറ്റർ വെള്ളം കിട്ടാത്ത സ്ഥലമാണ് ഇന്ന സ്ഥലത്ത് ഹോട്ടലൊന്നും ഉണ്ടാവില്ല ആ പെട്രോൾ അടിക്കുന്ന ഇപ്പം തന്നെ അടിച്ചോ പോകുന്ന വഴിക്ക് പങ്കില്ല നമ്മളതിന്റെ നമ്മൾ നമ്മളെ വിദ്യാർത്ഥിനെ പറയില്ലേ അതന്നെ അപ്പൊ മനാലിൽ ഉണ്ടാക്കുന്നുണ്ട് വണ്ടിക്കുണ്ട് മറക്കുണ്ട് അത് തലക്കത്തരീക്കായാൽ ആ തെരു തരീക്കല്ലാതെ ചെയ്ത ആളാകണം എന്നിട്ട് ഈ ശരീരത്തിന് ശരിക്ക് പരിജ്ഞാനമുള്ള ആളാകണം അതിന്റെ പെരുക്കനായ ഭൂമി ഏതാണ് നല്ല എളുപ്പത്തിലുള്ള ഭൂമി ഏതൊക്കെ ഏറ്റുവർക്കം ഇന്നത്തെ ഏറ്റവും ഇന്നത്തെ തിറക്കുണ്ട് ഇന്നെങ്കിലും ഉണ്ടാവുള്ളത് ഇന്നെങ്കിലും ഗേറ്റ് അടച്ചിട്ട് കുറെ നേരം കൂടും ഇപ്പുറത്തേക്ക് കൂടി പോയാൽ ഗേറ്റ് അടക്കാണ്ട് എന്നൊക്കെ എല്ലാം തിരിച്ചു തിരിക്കണം വാമ മൻകാരുള്ള പിന്നെ ഒരു ആദ്യമാക്കിയ ഒരാളുണ്ട് ഇങ്ങനെ ബൈത്തഹു അവന്റെ പോരിൽ തന്നെ കായിരം പിജുഹിരി അവന്റെ മാറതി തന്നെ ഒരൊറ്റ ഇരുത്താൻ കൽപ്പാരി എതിന്റെ മാതിരി അങ്ങനത്തെ അവിടെ നിന്ന് സുലൂക്ക് ചെയ്യാതെ കണ്ട മടിയനായി കുത്തിരുന്ന് കെട്ടി എന്നായി എന്റെ ഭാഗത്ത് എതിന്റെ മാതിരിയായിട്ട് കിട്ടുന്നില്ല തിന്നിട്ട് മാളത്തിൽ ഒറ്റ കൂടല് എനിക്കുണ്ടല്ലോ കയ്യങ്ങട് ബീച്ചിലൊക്കെ മാളത്തിൽ പോയി ഒളിച്ചില്ലേ പുറത്തുണ്ടാവില്ല അതേമാതിരി പരീക്ഷയുടെ രംഗങ്ങള് ഒന്ന് ഉറക്കുകയുടെ രംഗം വന്നു എന്ന് പട്ടികളെ കണ്ട രംഗം വന്നാൽ വെച്ചൊളിക്കില്ല നമുക്കാവില്ല എന്ന് വിളിച്ചു അങ്ങനത്തെ ആൾക്ക് സുലൂക്കുണ്ടാവില്ല جسد مؤمن وروح للأنا وجفون لا تذوق الوطن من غرف جسد مؤمنا وروح للأنا وجفون لا تذوق الوطن അപ്പൊ ഉറക്കം ചെയ്യാനുള്ള കണ്ണു വേണം വലിയാനുള്ള തടി വേണം അങ്ങനെ പലതും വേണം എലിന്റെ മാതിരി ചെറിയ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ മുളത്തിലൊളിക്കുന്ന ആൾ ഇനി വെച്ചൂലാന്ന് പറഞ്ഞത് പല എനിക്ക് അയ്യതുല്ലാതെ തരീ തരീക്കമിന് അറിയിച്ചു കൊടുക്കാൻ ആളെ പറ്റൂല ലിയന്നഹു യുസ്രിഫു മൻ തബിഅഹു ഖത്അൻ ആരാണോ അയാളെ പിൻപറ്റിയെ അവർ ആകെ അലാക്കാത്തി പഠിക്കും قال في في بداية السلوك എന്ന കിതാബിൽ പറഞ്ഞു أتكتفي بالوصف بالما في المصير ഇതുപോലെ തന്നെ റജീസത്തിന്റെ ബിത്തിനീക്കാൻ പറഞ്ഞു അതിന്റെ കുറെ വരി മുമ്പ് കൊണ്ടുണ്ടല്ലോ അതാ അത്തഫി നീ മതിയാക്കുകയാണോ വസ്തി വസ്തു കൊണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കി തന്നു പക്ഷെ ഇത് പ്രാക്ടിക്കലാകുന്നില്ല ഒരു ബിരിയാണി വെക്കേണ്ട ഫോമുല അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കുന്നെല്ലാം പറഞ്ഞു നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ബിരിയാണി ആവില്ല അതിലുണ്ടാ അതുപോലെ ഞാൻ കട്ടൻ ചായക്ക് വെക്കിയിരുന്നു ഞാൻ അതുകൊണ്ട് വന്നു കഴിഞ്ഞു നോക്കുമ്പോ കുറെ കടുപ്പം കൂടിപ്പോയി പിന്നെ പോളി എടുക്കാൻ കിട്ടുന്നില്ല അവസാനം നാല് ചായയാക്കി പോളി കഴിച്ച് നാല് ചായക്കിട്ട് ബ്ലാക്ക് ക്ലാസ് വെള്ളം വീട്ടിൽ ഞാൻ കുടിച്ചിട്ട് ബാക്കിയുള്ള ഫ്ലാസ്കിൽ അടച്ചിട്ട് പോയി അപ്പൊ വസ്തു ഈ വ്യാഖ്യാനത്തിൽ കൂടിയിട്ട് നിങ്ങൾ സാധനം ഉണ്ടാക്കിയാൽ മതിയാവില്ല വണ്ടിയോടി കമ്മർപ്പിച്ച് നോക്കിയിട്ട് അതിൽ തന്നെ സീറ്റിൽ കയറിയിരിക്കുക എന്നിട്ട് ബാളിലടക്കുക അടുത്തതിന് ശേഷം ഗീറം ഇങ്ങനെ പിടിച്ചനക്കുക ക്ലച്ചം ചവിട്ടുക എന്നിട്ട് താക്കോളം തിരിക്കുക അന്നേരം ഇങ്ങനെ വണ്ടി ഉള്ളാൻ തുടങ്ങും അന്നേരം തെറ്റി നിൽക്കുക ഇങ്ങനെ വരുമ്പോ ഇറക്കുമ്പോ പതുക്കെ ഓടിക്കുക അടത്തുമ്പോ അപ്പൊ വണ്ടി ഓടിക്കലയാ നല്ല ഓടിക്കലാണ് ഇതേമാതിരി യാത്ര വണ്ടി ഓടിക്കലുണ്ടല്ലോ വണ്ടി ഓടിക്കുന്ന വിഷയത്തിൽ വസ്തു കൊണ്ട് മതിയാക്കുകയാണോ പൽ വസ്തു ആ പറഞ്ഞത് വ്യാഖ്യാനുണ്ടല്ലോ ലാ യുഗനി അനിൽ ഹബീർ ഹബീറായ ഒരു ഉസ്താദാണ് ഡ്രൈവർ ഉണ്ടല്ലോ അയാൾ കൂടാണ്ടൊന്ന് രക്ഷപ്പെടൂല മോനെ എന്ന് പറഞ്ഞാണ് കാല ഷാരിഹു ഈ ദിനാത്യത്തിലേക്കിന്റെ ഷാരിഹ പറയുന്നു വാദ കലാമിൻ കുറെ പറഞ്ഞതിന് ശേഷം ബാധ കലാമിനുലമാകില്ലേ ഇന്നമാ അബ്ബഹത്തു ഇന്നമാ അബ്ബഹത്തു ഞാനിവിടെ ഉയർത്തിപ്പറഞ്ഞത് അള്ളാഹുവിനെ കൊണ്ടുള്ള വിജയത്തുണ്ട് തവജുഹ് എന്ന് പറഞ്ഞാലും വിജയത്ത് എന്നാണ് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് തഹിയാകുക എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് വിജിഹത്ത് എന്തിൽ നിന്നാ ഇവനിലേക്ക് ഇറങ്ങി വരുന്നത് അതിനെപ്പറ്റി എല്ലാവരുടെ ചർച്ചാ വിഷയം നല്ല ഒരാൾ ചോദിച്ചിട്ടുണ്ടാപ്പ നമുക്ക് ഉസ്താദുമില്ല നമ്മൾ നീക്കുന്നുമില്ല അല്ല പിന്നോരല്ലേ ഉസ്താദെ നമ്മളെ പിടിച്ചിട്ട് കുത്തുബിന്റെ ഉസ്താദാക്കാൻ അല്ലാത്ത കഴിയൂലേ ഉലർക്കാം അല്ല വരികയല്ലേ നമ്മ തോബിയൊന്നും ചെയ്യാണ്ട് ഇന്നെന്താ കഫൂർ റഹീന്നല്ലേ നമ്മ പാപം ഇല്ലെന്ന് ഒന്നും എന്നിട്ട് അന്ന സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ വാതിൽ മലക്ക തുറന്നാൽ അതിനെ അതിനെപ്പറ്റിയല്ല ഇവിടെ ചർച്ച അവരെന്ത് ചെയ്യണോ ചർച്ച അവിടെ ചെയ്യും ചോദിക്കപ്പാ എന്നുള്ളൂറഹിമല്ലേപ്പാ നമുക്ക് പുസ്തകം വേണ്ട സ്വരൂപം വേണ്ട ഒന്നുമില്ല അള്ളാ നമ്മളെ കുറിച്ച് വലിയ കുത്തമ്പാക്കാൻ അള്ളാഹ് ചെയ്യൂലേ നമ്മൾ ചോദിച്ചില്ലേ നിങ്ങളെ അല്ലാതെ ചെയ്യും അതിനെപ്പറ്റി എല്ലാവരുടെ ചർച്ച അള്ളാക്ക് കയ്യോ കയ്യൂലേ എന്നതല്ല ഇവിടെ ചർച്ചാ വിഷയം ഒരബുദ് ഇവിടെ എന്തെല്ലാം ചെയ്യണം ഒരു വിജയത്ത് സഹിയാവാൻ അതിനെപ്പറ്റി ചർച്ച അത് ഇത്രയും അസ്മാവോട് കൂടാണ്ട് കഴിയൂല ഇതിനുണ്ട് ലാ അനി ഒരു സിറുണ്ടല്ല ഇത് അൻമാറൽ മുവാജഹത്തിൽ കടങ്ങുന്നത് അല്ലതീ തംതത്വം ഇൻഹു തംതത്വം ഇൻഹുൽ വിജിഹത്തു ഈ വിജിഹത്ത് എന്തിൽ നിന്ന് ഇണ്ടാത് ചെയ്യേണ്ടത് അന്മാർ മുബാദഹത്തിൽ നിന്നാണ് അതിനെപ്പറ്റിയല്ല അല്ലതീ രാജ സബുറുൽ കശ്ഫു അൻഹു അതിനെപ്പറ്റി കശ്ഫ് ചെയ്യലോ ശരിയാവില്ല അത് ഇയാക്കുന്ന നിസ്തായിന്റെ പട്ടികയിൽപ്പെട്ടതാണ് അന്നാലയം നിൽക്കുന്ന കാര്യം ഇല്ല അത് കശ്വാക്കൂല ഇല്ല നിമനിജാബ് അൻ അയിന് കൽബിഹി അവന്റെ കൽബാകുന്ന കണ്ണിനെ തൊട്ടിട്ട് ഹിജാബ് പറിച്ചു നീക്കപ്പെട്ട ആൾക്കല്ലാണ്ട് അതിനെപ്പറ്റി കശ്ഫ് ചെയ്താൽ നടക്കൂല وكان له نصيب ميراث من فراغة نبيه صلى الله عليه وسلم في أحوال صحابته സഹാബത്തിന്റെ അഹവാലിന്റെ വിഷയത്തിൽ നബി സല്ലാഹു അലിഹി വസ്ല്ലമ തങ്ങൾ ഓരോ ഫിറാസത്ത് ഉപയോഗപ്പെടുത്തില്ല യുദ്ധത്തിന് കൊണ്ടാളെ യുദ്ധത്തിന് അമീറാക്കേണ്ട ആളെ അമീറിന് പൊത്തു കൊടുക്കേണ്ട ആളെ പൊത്തുവെക്ക് ഭാഷ പഠിക്കേണ്ട ആളെ ഭാഷക്ക് പള്ളിയിൽ ഇനി ഇബാദത്തെടുത്തോളിഞ്ഞോ യുദ്ധത്തിനും പോണ്ട ഒന്നിനും പോണ്ട എന്നിട്ട് ഇരുത്തിയാള് പിന്നെ പണം ഉണ്ടാക്കി പോണം പിന്നെ ബക്കീത്തറ സഹിക്കുന്ന ബക്കീത്തറ സഹിച്ചു അങ്ങനെ സഹാബത്തിനെ കൊണ്ടാടുന്ന ആ ആ സഹാബത്തിന്റെ വിഷയത്തിൽ നബീ സല്ലാഹു അലൈസ് ഉപയോഗപ്പെടുത്തിയ കിറാസത്തിന്റെ ഒരു മീറാത്ത് ഒരു മീറാത്ത് കിട്ടിയ ആളുകൾക്ക് മാത്രമേ ഈ പറയുന്ന ചർച്ചയുള്ളൂ അതിനെപ്പറ്റി കലാം ഉപയോഗിച്ചുകൊണ്ടുള്ള താബീർ സാധ്യമല്ല വലാ യസിഫുൽ അമ്രു ഈ അമർ സഹിയാവൂല ഹത്ത വരെ ഇങ്ങനെ വേറൊരാളെ കീഴിൽ നിന്നിട്ട് എന്താക്കണം വേറെ അമൃത് സ്വീകരിച്ചിട്ട് പഠിക്കണം ഹത്ത യുമറ ഇപ്പം മഹ്മൂറായി മാറണം ആദ്യം അത് ചെയ്യട ഇത് ചെയ്യട അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അതുകൊണ്ട് എന്താക്കണം ഇവൻ മഹ്മൂറാകണം വയുൻഹ ഇവൻ ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ട് കൽപ്പിക്കപ്പെട്ട ആളും നിരോധിക്കപ്പെട്ട ആളുമാകണം വയുജൂഹത്ത ചിലപ്പോ എന്താകും ഭക്ഷണവും ആനുകൂല്യങ്ങളൊക്കെ നൽകപ്പെട്ടെന്ന് വരും വയുംന ചിലപ്പോ പട്ടിണിയും ദാരിദ്ര്യം ഉറപ്പിച്ചു ഉറക്കില്ലാണ്ടും കഷ്ടപ്പെട്ടു കഴിഞ്ഞി വരും അപ്പോ ഇതിലുണ്ട് അമൃ നെഹി ഏത്താൽ മഞ്ഞ വിഷയത്തിൽ ഇവനാത്ത മൗമൂറായി ഇതിന്റെ മഫൂലായി മാറണം ഉദാഹരണം ലവ് അന്ന റജുലൻ ഔ റിജാലൻ ഒരു റജുലോ അല്ലെങ്കിൽ കുറെ ആളുകളോ വസഫൂലക്ക തരീക്കം ഇന്താരിക്കയില മക്ക നിന്റെ പൊരയിൽ പുറപ്പെട്ടിട്ട് മക്കയിൽ എത്തോളുള്ള വസ്തു കംപ്ലീറ്റ് എന്താക്കി നിറയോ ഒരുക്കുന്നു വിശദീകരിച്ചു കത്തപോലൊക്കെ കിതാബൻ ആൾ ഒരു കിതാബ് എഴുതി ഈ ആ കിതാബിലുള്ള ജമീൽ മനാസിലി വൽ മനാഹിൽ എവിടെയെല്ലാം സ്റ്റേഷനുകൾ ഇറങ്ങേണ്ട സ്ഥലമുണ്ട് എവിടെയെല്ലാം വെള്ളത്തിന്റെ തടാകമുണ്ട് വൽ മവാദി മഹൂഫ എവിടെയെല്ലാം ഭയാനകമായ രംഗങ്ങളുണ്ട് മഹ്മൂന എവിടെയെല്ലാം സുരക്ഷിതമായ രംഗമുണ്ട് എന്നെല്ലാം കടലാസിൽ ഇങ്ങനെ എഴുതിത്തന്നു സുമ്മത്തിത്ത അങ്ങനെ നീ ആ കടലാസ് വരി പോയി എഴുതുന്ന കടലാസ് വെച്ച് എങ്ങനെ പോയി ഇങ്ങോട്ടെത്തുമ്പോണ്ടെന്ന് അവര് വലിയൊരു ജനശം വന്നിട്ടുണ്ട് എങ്ങോട്ടാ പോണ്ടി തിരിയുന്നില്ല നിന്നെ കടലാസിൽ എടുത്തു നോക്കിയിട്ട് പോകാൻ കഴിയുമെന്ന് ചോദിക്കുന്നു ആ എംഫറത്ത് ആലിക്കൽ കിതാബും ആ അതിൽ തന്ന കിതാബ് എനിക്ക് മതിയാകുമോ തിരിച്ചേണ്ടി വന്നു പോയി വക്കത് ആ കഥയ്ക്ക് ബഹറുസ്തവ വെത്തരത്തിൽ തറാവത ഈ മരുഭൂമിയിലുള്ള മരീചിക മരീചികയാകുന്ന ബഹറ് നിന്നാണ് എന്നെ ചുറ്റിയിട്ടുണ്ട് എങ്ങോട്ടാ പോകുന്നത് തിരിയുന്നില്ല നീ ഇവിടെ നിന്നവർക്കും എഴുത്ത് എഴുത്ത് നോക്കിയിട്ട് പോയാട്ടൊന്ന് അയ്യോ പ്രയാസം ആറാബ് ആറാബികളൊക്കെ താമസിക്കുന്ന കവിതയും വിട്ട് നീ മുൻകത്തിയായെന്ന് ചോദിച്ചറിയാൻ പറ്റുന്ന ആളോ അതുമില്ല കൊയിഞ്ഞ സ്ഥലത്ത് അവിടെ ഹലാക്കോട്ട് നീ ഒപ്പായി പോയി കിതാബൊക്കെ ഫീ എതിക്ക് ഹാദാ ഫിത്തരീക്കിൽ ഹിത്തയ്യ് നമ്മിപ്പോ ഉദാഹരണത്തിൽ പറഞ്ഞ കിതാബ് ഏതാ ഹിത്തിയ ദരീക്കിലാണ് എന്നാൽ തന്നെ നമുക്ക് പെരുമ്പോളെ കെട്ടിനോട് പോവായിരുന്നു പക്ഷേ ഫമാബാലകഫി തരീഖിൽ ബാത്തനിയിൽ മാനവീയായ ബാത്തനിയ തരീഖാണ് പിന്നെന്തായിരിക്കും ഹാലി മറ്റേ അങ്ങനെ രക്ഷപ്പെടായിരുന്നു التي هي قليل خطارها خطارها كثير قطارها അവിടെ നമുക്ക് അപകടങ്ങളിൽ നിന്നെല്ലാം കാത്തുരക്ഷിക്കുന്ന ആളുകൾ വളരെ കുറവാണ് അതോടൊപ്പം കുത്ത വെടിപൂച്ചിൽ കൊള്ളയടിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടെന്നാണ് സുരക്ഷ സംരക്ഷണന്മാർ കുറവ് ഇൻതഹ ബിൽ മാന എന്ന് വെച്ചാൽ ഷോട്ടാക്കി പറഞ്ഞത് ഇതേ കാരണത്തിന് വേണ്ടിയിട്ടാണ് കാലു ഇന്നൽ മയ്യത്തലായുറബി എന്ന് മഷേഖമാർ പറയാൻ കാരണം മയ്യത്തിൽ തർബീത്ത് നടത്തൂല അതുകൊണ്ട് അന്നമ്മാത്തലായതിൽ അലത്തരീക്ക് ബിൽ ഫേരി ബിൽഫിയലായിക്കൊണ്ട് ദലീക്കുമ്പോൾ അറിയിച്ചു തരൂല എന്ന് അമിച്ചാൽ ആ ചെയ്യുന്ന മായിലിൽ ഒന്നിച്ച് കൂടി നടന്നിട്ട് ഇങ്ങനെ ശീലിച്ച് ബിൽഫിയൽ കൂടി തരണ്ടേ ചിലപ്പോ ഇഷാർത്ത് നൽകുക അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു അയാൾ എന്താക്കും ഇന്നാളിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞുതരാം അപ്പൊ അജ്മീർ പോയി എന്നാൽ ഇന്നാളെ സമീപിച്ചോ എന്ന് പറഞ്ഞാ അല്ലാണ്ട് ബിൽഫിയൽ അറിയിക്കുമ്പോൾ അറിയിക്കൂല എന്ന് ഷൈഫുമർ അറിയിക്കുന്നുണ്ട് മീറ്റാണ് മറ്റൊരു ഉദാഹരണം പറഞ്ഞു അത്തതിയിൽ മയ്യത്തു ലാ യുർദി വരദാൻ മയ്യത്തായ മാനം മറിയുന്ന പാലിട്ടില്ലല്ലോ ثم قال أليس هذا كله محال لم يستقم للشخص منه حال അലൈസ ഹാദ ഈ പറഞ്ഞതൊക്കെ അല്ലടോ പുല്ലുഹു മുഴുവൻ പുല്ലഹു നായിക്കണ്ടി അലൈസ ഹാദ എങ്ങനെ ഇറാബ് വായിക്കണ്ടി പുല്ലുഹു മുഹാലൻ എന്നായിരിക്കും ഇറാബ് ഈ പറയപ്പെട്ടതൊക്കെ മഹാലല്ലേ ഏതെല്ലാം പറഞ്ഞത് ഹിദാത്ത് വേറൊരാളെ വക്കൽ നിന്ന് കിട്ടാത്ത ആള് മറ്റൊരാളെ ഹിതാത്തിൽ നിൽക്കുക പിന്നെ ഇറാദത്തിന്റെ നോക്കാൻ പറ്റിച്ച ഇല്ലാത്ത ആള് മറ്റുള്ള ആളെ മുറബിയായി നിൽക്കുക പിന്നെ കിട്ടായി പറഞ്ഞ ഈ വസ്തു കൊണ്ട് മാത്രം മതിയാക്കി ഒരാളെ വക്കുന്ന നിന്ന് ഇതാക്കാതെ കണ്ടു ഇതെല്ലാം മുഹാല മുസ്തീമായി കിട്ടൂല ഹാലുൻ മിൻഡു ഈ അവ ഈ കാരണത്താൽ ഹാലുൻ ഒരു ശബ്ദത്തിന് വേറൊരാൾക്ക് ഒരു ഹാളെന്ന് ശരിയായി കൊടുക്കാൻ കഴിയൂലോ എന്ന് പറഞ്ഞു എല്ലാക്കും നിശക്തി മിൻഹു നിശക്തി ഗുണപ്പം ലം ഞെത്തക്കിൻ ഹാലുൻ നിശക്തി ഇയാളൊക്കെ കൂടുന്ന മുരിയതായ ഒരു ശക്തി ഉണ്ടാവുമല്ലോ ആ ശക്തിന്റെ മുസ്തക്കയുമായിട്ട് വരൂല ഒരൊറ്റ ഹാലു ശരിയായിട്ട് വരൂല ആരോക്കൽ നിന്ന് മിന്നു ഇയാളെ വക്കൽ നിന്ന് പലൈസ ഹാദാ എന്ന് പറഞ്ഞ ഇഷാറത്ത് എങ്ങോട്ട് തഹൂദു ഇഷാറത്ത് മടങ്ങുന്നത് ഇല തക്കബ്ദും ഇല ശൈഖോഖയ്യത്തെ മിൻഹരി ഇസ്തിഹക്കാക്കിൻ അർഹത കരസ്ഥമാക്കാതെ കണ്ട് ശേഖാവലിലേക്ക് ഒരുങ്ങി തയ്യാറാവലിലേക്കാണ് ഹാദ ഇഷാറത്താക്കുന്നത് ശേഖാവാനുള്ള അർഹത ഉണ്ടല്ലോ ഇസ്തിഹക്കാക്ക് ഈ ഇസ്തിഹക്കാക്ക് അർത്ഥമാക്കാത്ത രീതിയിൽ ഇയാൾ ശേഖാവാണ്ടി ഒരുങ്ങുക അതാണ് മുഹാരെന്ന് പറഞ്ഞത് വദാലിക്ക് എന്തൽ ഹക്കി മുഹാലെന്നത് ഹക്കിന്റെ ഹരി കാലത്തിൽ മുഹാലാണ് സാധാരണ നടക്കുന്നില്ലേ എന്ന് ചോദിക്കും അത് ഹക്കിന്റെ ഹരി കാലത്തിലെല്ലാം നടക്കുന്നു ഹക്കിന്റെ ഹരി കാലത്തിൽ അത് മുഹാലാണ് ലം യസ്തഖിം അതാണ് രണ്ടാമത്തെ വരി ലം യസ്തഖിം ലിമൻ തബിഅഹു അതാണ് ഷഖ്സാരി ആ മന്തബിഅയായ ശൈഖ് ഷഖ്സ് ഷഖ്സിന് ഹാലുൻ ഒരൊറ്റ ഹാല് ശരിയാവില്ല ഹാല് ശരിയായിട്ടുകൊണ്ട് മക്കാമ് ശരിയാകാൻ മക്കാമ് ശരിയായിട്ടുകൊണ്ട് തമക്കൂനാവാൻ തമുക്കിന് ശരിയായിട്ടുകൊണ്ട് തമുക്കീനാവാൻ ഒന്നും ആവില്ല ഒരു ഹാല് പോലും ശരിയായിക്കിട്ടില്ല ബാൽ എന്ന് മാത്രമല്ല നിററഹു അക്രമിൻ അവനെ കൊണ്ട് കിട്ടുന്ന നഫ്സിനേക്കാളും നിററാണ് ഇവിടെ അക്രമുണ്ടാകുക ഇവിടെ ആറ്റാണത് ലബിസൽ മൗല വലബിസൽ നഷീർ ആ നേതൃത്വവും ആ കൂട്ടുകെട്ടും മഹാമോശമായി പോയി ഖുർആൻ പറഞ്ഞില്ലേ സുഹൃത്ത് ഇബ്രാഹിം സുമ്മക്കാല പിന്നെ മുസന്നിഫ് പറയുന്നു യാ കാസിദൻ ഇൽ മത്തരീഖി സാരിഫീ لا تقتدي بي هذه الطوائف يا قاصدا ഈ ലക്ഷ്യം വെക്കുന്ന മനുഷ്യ എന്തിനു ലക്ഷ്യം വെച്ചു എൽമ തരീഖി സാരിഫി മുൻകഴിഞ്ഞ മഹാന്മാരുടെ തരീഖിന്റെ ഒലൂമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന മനുഷ്യ ലാ തക്തദി എന്നായിരിക്കും ഉണ്ടാകുക നെഹിയാണല്ലോ നെഹിയാമയാ ഉണ്ടാവില്ല അത് ഇസ്മാന്റെ യാഗാണ് നീ പിന്തുടരാൻ നിൽക്കണ്ട വിഹാദിഹിത്തവായിട്ട് ഞാനീ പറഞ്ഞ വാർത്തയത കുറെ മുമ്പ് കുറെ കുറ്റപ്പെടുത്തി വിമർശിച്ചു കഴിഞ്ഞാൽ ചെയ്ത് തുടങ്ങിയിട്ടില്ലേ ആ പാർട്ടിയോട് നിങ്ങറ്റാൻ പോലെ എന്താ അവർക്കുള്ള തെറ്റ് അതാ മാമിന്നുമോമൻ ആലിമൽ മക്സൂദ മിന്നു വലൽ വാരീത വൽ മാമിന്നുമോ ഈ തായ്ഫത്തിൽപ്പെട്ടവരില്ല മൻ ഒരാളുമില്ല അലിമൽ മക്സൂദ എന്തിനാണ് തരീക്കത്ത് എന്തിനാണ് ശേഖ് എന്താ ദർവിയത്ത് മക്സൂദത ആ മക്കസൂദ് അറിഞ്ഞ ആളുകൾ അക്കൂട്ടത്തിൽ ആരുമില്ല ഇങ്ങനെ ഇങ്ങനെ ചടങ്ങായിട്ട് ഇങ്ങനെ നടക്കാമെന്നല്ലാണ്ട് എന്തിനാണ് ചെറാക്കപ്പെട്ടത് എന്തിനാണ് കൊണ്ടുവന്നത് എന്തിനാ ശേഷം അറിയാതെ വവായിക്ക് വെച്ചത് എന്നൊന്നും അതിന്റെ മക്കസൂദൊന്നും അറിഞ്ഞ കൂട്ടർ അക്കൂട്ടത്തില്ല മിന്ദു എന്നാൽ തരീക്കിന് അറിയുന്ന മക്സൂദ് അതുപോലെ വാരിദിനെ അറിഞ്ഞ ആളുമില്ല മൗറൂദ് അറിഞ്ഞ ആളുമില്ല മൗറൂദ് എന്ന് പറഞ്ഞാൽ എന്താ സാധാരണ വറദ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ പോയിന്നാണല്ലോ അപ്പോൾ ഇതിൽപ്പെട്ട ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴോ അനുഭവങ്ങൾ കിട്ടാനുണ്ട് അതിനെന്താ പറയുന്നേ വാഴി വീർന്ന് അത് എത്തപ്പെടുന്ന സ്ഥലങ്ങൾക്ക് എന്ത് പറയും മൗറൂർ അതിലേക്ക് കരസ്ഥമാക്കുന്ന ആൾക്ക് പറയും വാരി വാരിത് മൗറൂർ അവ അവസ്ഥ ഉൾക്കൊള്ളുന്ന എവിടെ നിന്ന് ഉൾക്കൊള്ളണം എന്ന മോറോദിനെയും അറിഞ്ഞിട്ടില്ല ഇന്നതിനാൽ എന്ത് കിട്ടണമെന്നുണ്ടാവുമല്ലോ അവിടെ ഏറ്റവും വെച്ച് മടങ്ങുന്ന ചോദിച്ചിട്ടുണ്ടാവില്ലേ അറിയാത്ത فالقوم جهال على الحقيقة തരീക്കത്തിന്റെ ഹക്കീക്കത്ത് എന്താണ് യഥാർത്ഥ്യം എന്താണെന്ന് അവർക്ക് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ കോമികൾ മുഴുവനും യാഥാർത്ഥ്യമായി പറഞ്ഞാൽ ജാഹിലീങ്ങളാകുന്നു അതുകൊണ്ട് ഫഹദറുഹുമു ഫഹദർഹുമോ നീ അവരെ കരുതിയിരിക്കണം എന്നിന് ഹസിയത്തയത്തിനൂക്ക് തിനൂക്ക് അവർ നിന്നെ ചിട്ടയാക്കിക്കളയുമെന്ന് പേടിയാൽ നീ വളരെ ബോധവാനായി ജീവിക്കണം ഒത്തുറുക്കു സബീലൻ ഒരു സബീലിനെ നീ എന്താക്കി ഉപേക്ഷിക്കും എങ്ങനെ സബീല് ലം ജസൽ മത്തുറുക്ക് അത് മത്തുറുക്കായ അന്നിങ്ങോളോ അതിനെ നോക്കാനും പിടിക്കാനും അതിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ശരിക്കും ഇമാറത്തുണ്ടായിട്ട് നല്ല നിലക്ക് അറിയപ്പെടുന്ന നിലയെ കൂടാൻ പാടുള്ളൂ എന്നാ പറയുന്നു അതിന്റെ ഉസൂലുകളും ബയ്യനാത്തും ബുർഹാനും ഷാബാഹിദും മഞ്ചത്തൊക്കെ തെളിയാവുന്ന നല്ലുണ്ടാവുമല്ലോ അപ്പൊ മസറൂക്കല്ല അപ്പൊ ഗരീബാഹിന് പിടികൂടലുണ്ടാവും ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ ഇതെനിക്കെത്തിപ്പോ വളരെ ഗരീബ് എല്ലാവരും ചെയ്യുന്നവരെ പുതിയ പോയിച്ചില്ലല്ലോ അപ്പൊ നാപ്പാഴ്ച കഴിഞ്ഞാലേ ഗുരുവാവുള്ളൂ എന്ന് പറഞ്ഞ് പുതിയൊരു വാദം കൊണ്ടാന്നാലേ എന്താവുള്ളൂ പ്രത്യുമുണ്ടാവും അതിൽ കൂടണ്ടാന്ന് അപ്പോൾ പറയും ആ തെരീക്കത്തുമായിട്ട് വന്നാൽ നിങ്ങളുടെ തെരീക്കത്തിന്റെ ഉസൂൽ എന്താണ് പൊറു എന്താണ് റസൂലിയ വളിയുണ്ട പുറയുണ്ട് നിങ്ങളെ സനദ് എവിടെ ഈ സനദിന്റെ മുസ്തനദ് എവിടത്തേക്കാണോ അതിന്റെ ഷാഹിദുണ്ടോ മുത്താബാത്തുണ്ട് എല്ലാം കൂടെ ചോദിക്കുക ചോദിച്ചിട്ട് ബോധ്യപ്പെട്ടെങ്കിൽ എടുത്താൽ മതി ആധാര കലാശത്തിൽ എല്ലാം പരിശോധിക്കുന്നു നിന്റെ ഭൂമി വാങ്ങലി അഡ്വാൻസ് കൊടുക്കുമ്പോ ആധാരം കൊണ്ടാ പണയം വെച്ചിട്ടുണ്ടോ ഇത് മൂപ്പർ ഒരു ഒരു സംബീഹം ഒരു ബോധവൽക്കരണം ആരെപ്പറ്റി എല്ലാരെ പറ്റിയല്ല ഈ മുത്തഫക്കിറത്തി വെക്കത്തി മൂമ്പറ കാലത്തെ കുറിച്ച് ഫക്കീർ പോലെ കിട്ടുന്ന കുറച്ചാളുണ്ട് ഓറപ്പറ്റിയാ പറഞ്ഞു വെക്കണോന്ന് അതിനാ ഞാൻ പണ്ടേ പറഞ്ഞ ചാരിയും വെച്ചുണ്ടാക്കിയാളും തമ്മിൽ ഒത്തുപോകുന്നില്ല മൂപ്പർ അടച്ചു കുറ്റം പറയുമ്പോ എല്ലാരെയും പറഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ട് മൂപ്പർ എതിർത്തുകൊണ്ട് പോകില്ല അതുകൊണ്ട് മൂപ്പറ കാലത്തുള്ള കുറച്ച് മുത്തഫത്തിറത്തിനെ പറ്റിയുള്ള തഹരീറാന്ന് വെച്ചാൽ മതി അടങ്ങനെ പറ്റൂല യക്കൂലു മൂപ്പറ പറഞ്ഞെന്താ യാ കാസിൻ ഇൽമ തരീക്ക് സൂഫിയത്തിൽ സാലിഫിന്റെ മഴ അൽ മുത്തഖദ്ദിമീൻ അൽ മുത്തഹഖീൻ لا تقتدي بهذه الطوائف الجهلة المبتدعين വിദഗത്തിന്റെ പല പരിപാടികളും കൊണ്ടുവന്ന ജാഹിലീങ്ങളാ ഈ നീ വിമറ്റാൻ നിൽക്കണ്ട അതാണ് ഈ കൗമിന്റെ തരീക്കിൽ പ്രവേശനത്തിന്റെ മക്സൂദ് എന്താണ് എന്തിനാണിത് ഇതാ മക്സൂദ് എന്ത് എന്നറിഞ്ഞു വരില്ല പിന്നെ വലാൻ വാരീത വലൽ മോറൂദ എന്നല്ലേ പറഞ്ഞത് അതാണ് വലാ കൈഫിയത്തൽ ബുറൂദി അതിന്റെ ബുറൂദിന്റെ കൈഫിയത്ത് എങ്ങനെയാണ് അത് എപ്രകാരം കടക്കണം കടന്നിട്ട് എന്ത് ചെയ്യണം എന്ത് പ്രവർത്തിക്കണം എന്ന് തിരിയണ്ടേ അതും അൽ മോറാലിഹ അപ്പൊ മൗറൂദഹ ഐ മസൂറബ മോറൂദ് എന്നല്ല വാരിത സ്ഥലത്ത് നിന്ന് കിട്ടിയ ആ പാനീയത കുടിക്കാൻ കിട്ടിയ അപ്പോൾ കോള് അല്ല ഐ മഷുറൂബ ആ മൗറൂദ് വഴി നിന്ന് കിട്ടുന്ന മഷുറൂബ് മാഹുവ അതെന്താണെന്ന് എന്താണെന്ന് എനിക്ക് പറ്റി പറയണത് കഴിയും അതെന്താണ് കുടിച്ചതിന്റെ സുഭാഗം എന്താ രുചിയല്ല കുടിച്ചിട്ടില്ല ആസ്വദിക്കണ്ടേ അപ്പൊ മാഹുവ ആ മഷ്റൂബിനെ അറിഞ്ഞിട്ടില്ല മാഹുവ അതെന്താണെന്ന് അറിഞ്ഞിട്ടില്ല അതിന്റെ മാഹിയത്ത് എന്തുകൊണ്ട് ഇതിലും അവന്റെ അടുക്കൽ റൗക്കില്ല വല ആലഹാലുമില്ല അവിടെ എന്താ കൊടുക്കുന്നത് ചായയാണ് കൊടുക്കുന്നത് ഓരോരുത്താലും ചായ എന്താണ് തിരിഞ്ഞ് പറ്റുന്നതല്ലോ ഇപ്പൊ ചായ കേട്ടിട്ടേ ഉള്ളൂ വൈനമന്നാസു എന്നാൽ നാസാണെങ്കിലോ അവാമിൽ ജുഹാലി ജുഹാലികൾ ഇപ്പൊ അവാമിൽപ്പെട്ടവരുമാണ് ലംയാരിഫോ തരീക്കത്തം വല ഹക്കീക്കത്തും രണ്ടു പറഞ്ഞിട്ടില്ല വൽ ജാഹിലാണെങ്കിൽ ഒരാ യുക്തതാബി അവരോട് ബിംബത്താനും പറ്റൂല്ല വല യക്കൂൻ ഇമാമെന്ന ബദ അവൻ ഒരിക്കലും ഒരു നേതൃത്വം കൊടുക്കുന്ന ആളാകാൻ പറ്റൂല ജാഹിലി قال തആല تعالى ഹാദിഹി സബീലി سبيلي أدعو إلى الله അന بصيرة أنا ومن اتبعني നബിയെ പറ്റി പറഞ്ഞു കൊൽ നബിയെ പറയണം ഹാദിഹി സബീലി ഇതാണ് എന്റെ പാത അതുഹോ ഇനല്ല ഞാൻ അള്ളാഹുവിനെ കൊണ്ട് ക്ഷണിക്കുകയാണ് അപ്പൊ അള്ളാഹുവിനെ കൊണ്ടൊരു ദായിയാണ് ആര് നബി സല്ലാ അലി വസ്ലം തങ്ങളുടെ അനന്തരാവകാശിയാണ് ഷെയ്ഫ് അല്ലേ അവരുടെ അവസ്ഥ പറഞ്ഞ് അല വസീറത്തിൻ അന വമണിത്തബനി ഞാനും എന്നെ പെമ്പറ്റിയാളും നല്ല അകക്കാഴ്ചന്റെ മേൽ ഉള്ളത് അറിവില്ലാതെ ഒന്നും ചെയ്തിട്ടില്ല നല്ല ഉൾക്കാഴ്ചയോടുകൂടി നല്ല വസീറത്തോടുകൂടി എന്ത് ചെയ്തിട്ടുള്ളൂ അഞ്ഞ മേലെ നിലക്കുന്നവരാണ് ഞാൻ അപ്പൊ ഈ ശേഷം ഈ വസീറത്തില്ല അതെ പിൻപറ്റിയാക്കും വസീറത്തില്ല പിന്നെ ഇയാൾ ദായിയാകാൻ പറ്റൂലെന്നൊന്നില്ല വൽ ജാഹിലുള്ള ആ ബസീറത്തലഹു ജാഹിലായ പിന്നെ വസീറത്ത് അകക്കാഴ്ചയും ബൈനത്തൊന്നും ഉണ്ടാവില്ല വശത്തിനോടല്ലോ റബ്ബീനൊക്കെ പണ്ടുണ്ടല്ലോ എന്നാ പിന്നൊരു ചോദ്യം എത്രയ ഉമ്മിയായ ശേഖന്മാരുണ്ട് നിങ്ങൾ എന്നെ മുമ്പേ പറഞ്ഞില്ല ഇന്ന ഇന്നാള് ശേഖ് ഉമ്മിയായിരുന്നു ഉമ്മിയായിരുന്നു എന്ന് പറഞ്ഞിട്ടല്ലോ അബൂസിൽ ഇസ്ലാമിന്റെ കളവുണ്ടല്ലോ ഓറെ ഉമ്മിയായിരുന്നു എന്നിട്ട് ഞാൻ ആ ഇസ്ലാത്തിന്റെ ഒന്നുവിനെ മസാല അടുപ്പിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ നിങ്ങൾ പറഞ്ഞ പൊളിഞ്ഞില്ലേ ഉമ്മീന്ന് പറഞ്ഞാ അപ്പയും കുൾത്ത കത് ബുരിത കതീറമ്മിനുണ്ടാവില്ല ഉമ്മീന ഔലിയാക്കളിൽപ്പെട്ട പലര് ഉമ്മിയായിട്ട് എത്തിക്കപ്പെട്ടിട്ടുണ്ട് അതിന് ഉമ്മിയാന്ന് തോന്നുന്നുണ്ട് പറഞ്ഞിട്ട് ഇൽമില്ല എന്ന് തോന്നണപ്പ ഉമ്മിയാവൽ ജഹന്നെ ആദ്യമാക്കൂല ഇല്ല ഇപ്പൊ ഇബ്രാഹിം ദസോക്കി റബിമാനെ പറ്റി പറഞ്ഞ ഉമ്മിയായിരുന്നു നബീമാമിന്റെ കാലത്ത് ജീവിച്ചാണല്ലോ ഇബ്രാഹിം ദസ് ആറാം നൂറ്റാണ്ടിരിക്കുന്നു ശരിക്കും അഞ്ച് അക്കത്താബികളിൽ ഒരാളാണ് മൂപ്പടലി അബ്ദുൽ ഖാദർ ജീലാനി അബ്ദുൽ കബീർ ദിഫായി അബുൽ ഹസൻ ഇഷാദിനി അഹമ്മദ് ബദവി ഇബ്രാഹിം ദസൂഖ് അഞ്ച് അക്താബിയങ്ങളിൽ ഒരാളാണ് ഇബ്രാഹിം ദസൂഖ് അപ്പൊ ഇബ്രാഹിം ദസൂഖ് ഉമ്മി എന്നാ പറയപ്പെടുന്നു പക്ഷെ ഉമ്മി എന്നത് ജാഹിരാന്ന് വരുക നിങ്ങൾ ചോദിക്ക് മൂപ്പറോട് ഏതെങ്കിലും ഒരു പന്നി എന്ന് പറഞ്ഞാലും കൊള്ളാം ഏതെങ്കിലും ഒരു ഭാഷയിൽ ബൈക്കാക്കിയിട്ടോ നെസറായിട്ട് നിർമ്മാറ്റി കൊടുത്താൽ അതേ രീതിയിൽ അതേ ബൈക്ക് അതേ കാപ്പിപ്പിച്ച് അപ്പൊ ഉത്തരം പറഞ്ഞിട്ട് പൊത്തുവാൻ തിരിച്ചു വന്നു ഒരു ഇംഗ്ലീഷിൽ ഒരു മസാല നിങ്ങൾ ബൈത്താക്കി ചോദിച്ചോക്ക് അതേ കാഫി വെപ്പിച്ച് ഇംഗ്ലീഷിൽ ബൈത്താക്കി മറുപടിയും പറഞ്ഞു അപ്പൊ ഉമ്മിയ എന്ന് പറഞ്ഞുകൊണ്ട് ജാഹിലാന്ന് തരുന്നില്ല നമ്മുടെ ജാഹിലിനെ പറ്റി അറച്ച എന്ത് പതിനെട്ട് മസാല കഴിച്ചാലും പറഞ്ഞിരുന്നു അല്പം ചിലപ്പം ആലോചിക്കും വരും കൊടുക്കും ഇപ്പൊ നേരത്തെ മുത്താലയത്തിൽ റെഡിയാക്കി വെച്ച മാതിരി ഉണ്ടാവും മുൻമാർ പറവടി ഉണ്ടാവും ഒരു ഫോട്ടോ ഇല്ല വക്കാനു അവരാണെങ്കിലും ആരും ഒരു മഹിമത്തങ്ങിപ്പതാഹിം ഫിൽ ബാത്തിൻ ബാത്തിനീയായ കാര്യങ്ങളിൽ അവർ തുടരാൻ പറ്റിയ ഇമാമികളുമാണ് ആവൂലായി ആ പറയപ്പെട്ട മഹാന്മാരെല്ലാം കാനോ മുത്താറ്റ് ചെയ്യുന്ന ഇതെല്ലാം അള്ളാഹുവിനെ കൊള്ള വല്ലാതെ ദാഹിച്ചിരിക്കുന്നവരായിരുന്നു ഞാൻ ആരും ജാഹിലാണെങ്കിലും ശരി എനിക്ക് അള്ളാനെ കിട്ടിയേ മതിയാവുന്ന അങ്ങേറ്റം ദാഹം പ്രകടിപ്പിച്ചു തലബിൽ തേടുന്ന വിഷയത്തിൽ അവർ അത്യുത്സാഹികളായിരുന്നു കഠിനാധ്വാനം ഫലമ്മ അരിമല്ലാഹുസിബത്വവും ഇവർ വലിയ സാധിക്കങ്ങളാണ് ഈ വിഷയത്തിൽ എന്ന് വന്നപ്പോൾ ദല്ലഹും അല വലിയമിൻ ഔലിയ ഇനി അള്ളാഹു ഔലിയാക്കളിൽപ്പെട്ട ഒരിന്റെ മേലെ അമ്മാവ് തന്നെ നബി നീ ഇന്നയിലേക്ക് പോയിക്കോന്നിട്ട് അറിയിച്ചു കൊടുത്തു അവിടുന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടി അപ്പൊ ഈ ജഹില് പോയി പൊനമ്മ കശപ്പുജിഫൽ ഹിജാബ് അന്നും അവരെ തൊട്ട് ഹിജാബ് അങ്ങ് ദൂരീകരിക്കപ്പെട്ടപ്പോൾ അല്ലമഹുമുല്ലാഹു മാ ജഹിലു അവർ ജാഹിലായ എന്തെല്ലാം കാര്യമുണ്ടോ അതെല്ലാം അള്ളാഹത്തിനെ പഠിപ്പിച്ചു കൊടുത്തു അപ്പൊ ഉമ്മിയാന്നോട്ട് കഴിയില്ല ഇന്ന് കിട്ടിയിരിക്കുന്നു ആലമുന്നാസിലില്ല അള്ളാഹുവിനെ കൊണ്ടുള്ള അറിവിന്റെ വിഷയത്തിൽ ആലമുന്നാസായി മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വക്കാല ബാബുഹും അത്തഹവല്ലാഹു വലിയൻ ജാഹിലൻ ഇല്ല അല്ലമഹു എന്ന് പറഞ്ഞത് ജാഹിലായ ഒരു അല്ല ഉണ്ടാക്കിയിട്ടേ ഇല്ല പഠിപ്പിച്ചിട്ടല്ല ഉണ്ടാക്കൂല എന്ന് പറഞ്ഞത് വൈറുഹും ഈ പറയപ്പെട്ടവരല്ലാത്തവര് ആരാ ഈ ഫുക്കറായൽ വക്കത്തി ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഫുക്കറ ഉണ്ടല്ലോ ലംജക്കും ലഹും ദാലിക്ക ഈ പറയപ്പെട്ട താത്തുശോ അള്ളാഹുവിനെ തേടിപ്പിടിക്കാനുള്ള കഠിനാധ്വാനമോ അങ്ങേറ്റത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പക്കോ ജാഹിലെ ജാഹിങ്ങളെ തന്നെ കഴിഞ്ഞുകൂടി ഒരു ജാഹിൽ ജാഹിൽ തന്നെയുണ്ടാവും അതാണ് നമ്മുടെ വ്യത്യാസം ഇനി സുമ്മ ആവല്ലതി കാലഹുൻ നാദിമു ബൈത്തിലുണ്ടാക്കിയ മുസന്നിപ്പ് പറഞ്ഞ ഈ ഫസിലുണ്ടല്ലോ ലൈസ അലത്താമീം ആ മാറ്റി കൊണ്ടുപോകാൻ പറ്റൂല അത് തന്നെ മുൻകൂർ പറഞ്ഞു സഹദീനും ഭക്തിയും അതന്നെ പറഞ്ഞു വെച്ചല്ലോ ഇത്തരത്തിൽ ഇതിലാ തഹുറുള്ളറുന്നു ഭൂമി കാലിയാവുന്നതല്ല മിൻകായിമില്ലാഹി അള്ളാഹുവിന്റെ ഹുജ്ജത്ത് കൊണ്ട് അള്ളാഹുവിന്റെ വേണ്ടി തന്നെ നിലനിൽക്കുന്ന ഒരു കാവില്ലാതെ കണ്ട് ഭൂമി ഒഴിഞ്ഞു പോകില്ല അപ്പൊ ദീനുൽ ഇസ്ലാമിന്റെ തനതായ രീതി പിടിച്ചു നിൽക്കുന്ന ഏതെങ്കിലും അരിജ്യങ്ങൾ ഇല്ലാതെ കാലം ഉണ്ടാവില്ല എന്ന് പറയും തറബിയത്തിന്റെ ഒരു കാലവും അതിനെ തൊട്ട് താലിയല്ല ഹിലാഫല്ലിമൻ അതാ പറയട്ടെ ഹിലാഫല്ലിമൻ ശേഷില്ല മുന്നൂറിന് ശേഷം ലോകത്ത് ശരിക്കില്ല എന്ന് പറയുന്നവർക്ക് മാറായിക്കൊണ്ട് പറയുന്നു പറഞ്ഞില്ലപ്പാ മുന്നൂറിന് ശേഷം ശരിക്കില്ല എന്ന് പറയുന്നവർക്ക് മാറായിക്കൊണ്ട് പറയുന്നു ശരീരദേശം ഇത് കാരണം ലായുക്കിനഞ്ഞക്കൂനൽ കുത്തുബു കുത്തുബുണ്ടാകൽ മുമ്പിനല്ല ഇല്ല വാദ തറബിയെത്തി തറബിയത്ത് കിട്ടിയതിന് ശേഷമല്ലാതെ ബഹുവ കുത്തുബാണെങ്കിലും ലാത്തഹുല്ലർന്നു മിന്നു ഭൂമി അതിനെത്തൊട്ട് കാര്യമല്ല അപ്പൊ ഭൂമിയെ തൊട്ട് കാര്യമല്ല കുത്തുബ് കുത്തുബുണ്ടാണെന്ന് തറബിയത്ത് ഇല്ലാണ്ടും പറ്റില്ല അപ്പൊ തറബിയത്ത് ക്യാമന്നാളെ നിലനിൽക്കും എന്ന് രതീജ പ്രസംഗിക്കുന്നത് അതായത് ഈ പണിന്റെ അത് മുക്കറാകുന്നു തോന്നുന്നു والله تعالى أعلم ثم قال فإن غدا الأمر عليك مشكلا وسئت أن تعلم الروم مفصلا فسوف ألقي لك قول الهادك يفصل بين المدعي والصادق فإن غدا الأمر കാര്യം ആയി തീർന്നാൽ എങ്ങനെയായി മുഷ്കിലൻ അലയ്ക്ക നിന്റെ മേൽ ഇഷ്കാരം ഉണ്ടാക്കുന്നതായി തീർന്നു എട്ടാം പന്തിൽ ആ കൂഴുണ്ട് ഒന്നിനും കൂടാൻ കഴിയുന്നില്ല ആകപ്പാടത്ത് കൺഫ്യൂഷനായിരിക്കുക കാര്യങ്ങളൊക്കെ നിന്റെ മേൽ മുഷ്കിലായി മാറി മുഷ്കില നിലയ്ക്കായി മാറി എന്നിട്ടോ ഇത്ത നീ ആഗ്രഹിക്കുന്നു അന്താനും മുഫസ്സലൻ കാര്യം വ്യക്തമായിട്ടൊന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാലും എന്താ കൊണ്ട് ഞാൻ നിനക്ക് പറഞ്ഞുതരാം കൗരൽ ഹാജയ്ക്ക് നല്ല നൈപുണ്യം നേടിയ മാഹിറായ ഒരാള് പറഞ്ഞു തരുന്ന മാതിരിയുള്ള കൗല് ഞാൻ പറഞ്ഞുതരാം ഞാൻ അത്ര കുറഞ്ഞാളെന്നല്ല അപ്പുറം പറയും നല്ല ഹാവിക്കാന്ന് വരൽ കബീൽ ചക്കത്താന്ന് പറഞ്ഞില്ലേ അത് തഫ്സീലാക്കി തരും ഇനി ആ കൗല് ഞാൻ ഇട്ട് തരുന്ന കൗലുണ്ടല്ലോ ഫൈനലാക്കി തരും ബൈനൽ മുദ്ദഈ വസ്സാദിക്ക് ആരാണ് മുദ്ദഈ ആരാണ് സാധിക്കും ഇനിയെ ഒരു മാനദണ്ഡം ഞാൻ മുമ്പിലേക്ക് ഇട്ട് തരാം കാര്യം ചെയ്യേണ്ട വന്നാല് ഫൈനലാക്കാനുള്ള മാർഗം ഞാനി ഇതാ സാറെല്ലാം മുഷ്കിലൻ നിന്റെ നിന്റെ അടുക്കൽ കാര്യം തിരിയാതെ വന്നാൽ വലം താഴമി സാധുക്കമിനൽ കാതിബി കാതിബിൽ നിന്ന് സാധുക്കിനെയും തിരിയുന്നില്ല ആലിമിൽ നിന്ന് ജാഹിനെയും തിരിയുന്നില്ല മുഹിക്കായ തിരിയുന്നില്ല മുദ്ദയിൽ തിരിയുന്നില്ല ഓ സുന്നിയ മിനൽ മുബുത്തതയിൽ നിന്ന് അരി തിരിയുന്നില്ല സുന്നി ആരാം തിരിയുന്നില്ല വാഹത്തറത്ത നീയാണെങ്കിലോ വഞ്ചിക്കപ്പെടുകയും ചെയ്തു ലുഹൂരൽ കറാമാത്തി ഒരുപാട് കറാമാത്തി ഇങ്ങനെ കാണുന്നു ചൊമ്പരമ്മ കൈയൊട്ടിക്കുന്നുണ്ട് തേങ്ങ തിരിയുന്നുണ്ട് നിങ്ങളെ കാണുന്നില്ലേ തലപ്പുറമില്ലേ ഇതാ കൈയൊട്ടി പോലും നീങ്ങുന്നില്ല അല്ല നീങ്ങുന്നേ ഇല്ല വിളിച്ചെടുത്ത് നോക്കറ പച്ച കിട്ടുന്നില്ല കണ്ട പച്ച കിട്ടുന്നില്ല അപ്പോഴും വെച്ച് വന്നീ ഒരു ശേഷം വന്നിട്ടുണ്ട് മുന്നേർക്ക എന്താന്ന് കൈ ബോംബിനെ പൊട്ടിക്കുക ഒരൊറ്റ അടിയോട് ചമ്മരം പൊട്ടിപ്പോയി ഞാൻ കറാൻ പൊട്ടി കറാമത്തിപ്പ പിന്നെ തേങ്ങുണ്ട് തേങ്ങ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓരോ അയാൾ ചെല്ലുന്നൊക്കെ ഇങ്ങനെ തിരിയുന്നു ഞാൻ ബാർബർ സാഫിലെ കസാരിയും തിരിയുന്നില്ല അതുകൊണ്ടന്നെ ഇവിടെ ബാബസഭയിൽ അച്ചടിക്ക് എറിയുന്നില്ലേ ഗ്രൈൻഡ് വന്നിരുന്നില്ലേ ഒരു സാധനം തിരിഞ്ഞോണ്ടാ ഗ്രൈനത്തിനഴിയുന്നു ഇനി തിരിയലോണ്ടാ കറമത്ത് എങ്ങനെ കറാമത്താക്ക എന്തെല്ലാം കൊണ്ടാണ് ധാരാളം അത്തുമ്പ ലക്ഷം ലക്ഷം ഒരിതന്മാർ ലക്ഷം ലക്ഷം കത്തിറത്ത് താഴമോ പിന്നെ ഉരുളി രാത്രിവക്കിലില്ല വളമ്പലേ വളമ്പലുണ്ട് നെയ്ച്ചോറും കട്ടിയും മുട്ടയും മറിച്ചിടുന്നത് ഭയങ്കര ആ അയ്യ ജനിച്ചു വിടുമ്പോൾ നേർച്ച ഇങ്ങനെ മറിച്ചിരുന്നാണോ നെയ്ച്ചോറങ്ങനെ വളമ്പിലേക്കാണ് പരിപാടിയിലെ പരിപാടി ഞാൻ കാലത്താക്കേച്ച് വരുന്ന അന്നാന്റെയും ദസ്വന്റെയും മത്സരങ്ങളെയും മലായിക്കത്തിന്റെയോ ഔലിയാക്കന്മാരുടെയും ആണ്ട് നേർച്ച എന്നാണ് അന്നാണ് അംഗീകരിക്കുന്നുണ്ട് അയാള് നിനക്ക് തിരിയാണ്ട് പോയി വിമൻ തക്തതി നീ ആരോടാണ് തുടരേണ്ടത് തിരിയുന്നില്ല എന്നാൽ കേട്ടോ അനീറുക്കയിലേക്ക് കൗലൻ ലബീബ് ബുദ്ധിമാനായ നല്ല ലബീബായ ഒരാളെ കലാമ് ഞാൻ പറഞ്ഞു തരാം അൽഹാദി ബൈനൽ മുദ്ദഈ സാദിഖിന്റെ ഇടയിൽ അത് വ്യതികൽപ്പിച്ചു തരും അങ്ങനത്തെ ഒരു കലാമ് ഞാൻ പറഞ്ഞു തരാം എന്താ കലാമ് ഒരു മാനം ാരിക്കൽ ഫാസില ആ ഫാസിലാകുന്ന എഫ്സിലാക്കുന്ന ഫാസിലുണ്ടല്ലോ ഫാസിലിനെ മനസ്സിലാക്കി തരുന്നു ഫക്കാല കൗലുൽ ഫക്കീരി ഇന്നനി വന്നിട്ട് പറയുന്നു ഇന്നലെ ഈ ഫക്കീറും ഞാൻ ഫക്കീറാകുന്നു അപ്പൊ ഒരു വലിയുള്ളായി വന്നിട്ട് പറഞ്ഞു ഞാൻ വലിയുള്ളായി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇത് വലിയല്ലാത് ആ പറച്ചിൽ എന്നെ വഴി വലിയല്ലാന്നുള്ളത് വെളിവായിച്ചു അതൊന്നും ഒരു ഒരു ഫക്കീർ വന്നിട്ട് പറഞ്ഞു ഇന്നനി ഫക്കീറുൻ എന്ന് പറഞ്ഞാൽ ആ കൗലിന്റെ മക്കൂലാണ് ഇന്നനി ഫക്കീറുൻ ആ കൗലു എന്ന് പറഞ്ഞ ഖബർ വരണ്ടെ അത് യുഷീറു അബദൻ യുഷീറു അബദൻ ലുഹൂർ ഇയാളെന്താക്കണം ജനങ്ങളുടെ ഇടയിൽ രംഗപ്രവേശനം ചെയ്യാനുള്ള ആ ബദ്ധപ്പാടാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു ബുഹൂറിന് വേണ്ടിയുള്ള അയാളെ ആ എടുത്തുചാട്ടുണ്ടല്ലോ അതാ സൂചിപ്പിക്കുന്നത് ആദ്യം തന്നെ എന്താക്കണം ഞാൻ ഫക്കീറാന്ന് പറഞ്ഞു എങ്ങനെ തീർന്ന് മനസ്സിലാക്കുക അയാൾ കളഞ്ഞു നിങ്ങൾ പേരെന്താ എന്റെ പേര് ഫക്കീർ ഉപ്പാപ്പ ഉപ്പാപ്പയാണ് എത്ര പേരെ കുട്ടിയെന്ന് ചോദിക്കണം പിന്നെ ഉപ്പാപ്പയാണ് പേര് കുട്ടിയല്ലേ ഫക്കീറുൻ ഞാൻ ഫക്കീറാകുന്നു എന്ന് ഫക്കീർ പറയൽ ലുഹൂരി അത് ലുഹൂറിന് വേണ്ടിയാണ് എന്നാണല്ലോ മുസന്നിഫ് പറഞ്ഞത് ഇവിടെ അത് ലൈസ അലായിത്തലാക്കി അത് മുസലക്കാഴ്ച പറഞ്ഞുവിടാം പണ്ട് പറഞ്ഞ ഷാജി മദ്രസിൽ എപ്പോഴും ജയിക്കൊണ്ടിരുന്നു മതി തഫ്സീൽ താഴെ പറയും തഫ്സീൽ ചിന്തിക്കാനുണ്ട് എല്ലാവർക്കും ദുഹൂറിന് വേണ്ടി എടുത്തു ചാട്ടാന്ന് പറയുന്ന വൃത്തിയില്ല ചിലപ്പോൾ നല്ല ആളുകൾ ഉണ്ടാകാം കാലശേഖ് നെറൂക്ക് പറയുന്നു അമ്മ കൗലുൽ ഫക്കീർ അന ഫക്കീറുൻ എന്ന് പറഞ്ഞത് ബഹുബ ഇഷാറത്തിൽ ദുഹൂറിനാണ് ഇവിടെ പറഞ്ഞത് കമാ കാല ഏത് ബൈറ്റിൽ പറഞ്ഞ പോലെ അന്ന് നെറൂക്ക് നമ്മളെ ഇഷാരിയാണ് വദാലിക്ക അത് ആ പറച്ചല് മഹമൂദുണ്ട് മധുമുണ്ട് രണ്ടു തരത്തിലുണ്ട് ബി ഹസ്ബി കസ്തിഹി അത് അവന്റെ ആ ചിന്താഗതി ഉണ്ടല്ലോ പറയുന്നുണ്ട് അതനുസരിച്ച് വിലയിരുത്തപ്പെടണം വഹുവാന സദാഹത്തി ഈ കസ്ത് മൂന്ന് തരത്തിലാണ് മൂന്ന് തരത്തിലുള്ള കസ്തിൽ രണ്ടെണ്ണം മഹമൂമായിരിക്കും ഒന്ന് ആയിരിക്കും എന്നാ പറയുന്നു അനുസരിച്ചിട്ട് അഹരുഹ ഒന്ന് ജഹാല മുമ്പ് ഇയാൾ ജാഹിലായിട്ടുണ്ടോ വൽ റയ്യീനാണുള്ളത് അയിന് അയിനാമ ജഹാലത്ത് ആവർത്തനമായി അങ്ങനെ കുഴപ്പമുണ്ട് ആളെ റിനാന്നുണ്ടാ ആ റിനാന്നുള്ളത് മായിക്കുക അത് ഏതായാലും ശരിയാവില്ല ഒന്നിക്കൽ അയ്യ് അല്ലെങ്കിൽ അയ്യ് അയ്യെന്നാകുമ്പോൾ ജഹാലത്തും അയ്യ് ഒന്നായി ഇവരൊക്കെ ഇടും ആവർത്തനായി എല്ലെങ്കിലും അയ്യ നാക്കുകയാണെങ്കിലും എന്റെ നൂനിന്റെ ഗുളികമായിക്കൊണ്ടു അപ്പോൾ മിനൽ ജഹാലത്തി വൽ കയ്യി വിവരക്കേടും വഴികേടും ഉണ്ടായിരുന്ന വിവരക്കേടിനാൽ ഹിതാറ്റില്ല റിസിറ്റില്ലാതെ കണ്ടു പോയിട്ടുള്ളൂ ഇതായിരുന്നു പൂർവ്വകാല അവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് ഞാനിപ്പോ എന്താക്കിയിട്ടുണ്ട് പുതിയ ഒരു വഴിത്തിരികളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് അല്ലെ ഞാൻ കുറെ കാലം ജാഹിലാണ് ഞാനീ പോകാൻ പോക്കാണ് എന്ന് പറഞ്ഞാൽ അയാളൊരു പറഞ്ഞു പറഞ്ഞതിനുള്ള അതിനിപ്പോ കുറവുണ്ട് അതിനെന്താ കുറവുണ്ട് ഞാൻ കൊറേ ആളും രാവിലെ നടന്നിപ്പോ ഞാനിപ്പോ എന്താക്കിയിട്ടുണ്ട് ഞാൻ ഓടാൻ പോയിട്ടുണ്ട് ഓട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞോളന്നില്ല ഇവിടെ പ്രത്യേകിച്ച് ആ തട്ടിക്കാത്തലൊന്നുമില്ല എന്ന് പറഞ്ഞ മാതിരി ഞാൻ കുറെ കാലം ജഹാലത്തിലും വഴികടലെത്തി ആയിരുന്നു വിവരമില്ലാത്തായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോ ഒരു പുതിയ ശേഖരനൊക്കെ എല്ലാം കൂടിയിട്ടുണ്ട് ഒരു ഫക്കീറായി നടക്കാൻ തീരുമാനം എന്നൊക്കെ പറഞ്ഞാൽ അത് കുറ്റപ്പെടുത്താനില്ല എന്നാണ് ലഹു അവനൻ അല അതിമിൽ അറൂദ് വീണ്ടും മടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പഴസ്യമാക്കാനായി പണ്ടത്തെ ആലത്തിലേക്ക് വഹാദ അമ്രുല്ലാ ബഹുസബിഹി അതിന് വല്ല നിൽക്കുന്നുണ്ട് അപ്പുറത്തിൽ ഈ മക്കപ്പാലാഹത്തി പക്ഷെ ഓനെന്താണ് ഓന്റെ അവസ്ഥയിൽ തന്നെ നിൽക്കണം ഓനെന്താക്കെന്ന് വന്നപാട് കൈനീട്ട് വയ്യത്തെ ചെയ്തേരാന്ന് പറയാൻ കഴിഞ്ഞാൽ ഞാനോ ശേഖരനൊക്കെ പോക്കുന്നുപ്പാ നീക്ക് ഞാൻ ചെല്ലിത്തരാന്ന് തന്നെ നടക്കൂല ഓന്റെ അതേ അവസ്ഥ മല്ലാതെ നിന്നോണ്ടോ ഓന്റെ പരിധി മതി ഓട്ടുമാറന്മാർന്ന് എന്ത് ചാട്ടാകുന്നു എന്നിട്ട് ഞാൻ ഓടാൻ പോക്കുന്നതുകൊണ്ട് പുറത്തു വന്നിട്ടാന്നാലും ശരിയാവില്ല അത്താനി രണ്ടാമത്തത് അഞ്ഞക്കൂലഹു ഇവൻ ചിലപ്പോൾ വാദിക്കാം എന്തിന് എത്തഞ്ചുതി ഈ മന്നസായി ഈ ഹൈറൻ ഔ ആശി മുത്തമ്മദിലൻ മുത്തതക്കുന്ന യക്കുലാൻ ഔ മുരീദ മുത്തവദ്യൻ വേറെ സുഹൃത്തിനോട് പറയുന്നു ഞാൻ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നീ എന്തൊക്കെ കൂടുന്ന വാ നമുക്കെല്ലാം സഹകരിച്ചു പോകാല എന്നാണ് എന്താ പറയുന്നത് പറയുന്നു എത്തഞ്ചുതി അതുകൊണ്ടാണ് അവനെന്താകുന്നു സഹായത്തിനെത്ത് മൻ ഒരാളോട് രംഗത്തൊരാള് ഖൈറൻ ഓനിക്ക് എന്തോ ഒരു ഹൈർ കിട്ടാൻ പോകുന്നുണ്ട് നിങ്ങൾ അതിനെ കുറിച്ച് നമുക്ക് സ്ഥലത്ത് പോവാം എന്ത് പറഞ്ഞോണ്ട് കുഴപ്പമുണ്ട് നിങ്ങൾ നിങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആ ആശയം മുത്തമ്മദിന് അല്ലെ കുറ്റക്കെട്ട് കാട്ടുന്ന ഒരു ആശയം ഓനെങ്കിലും നേരെയാക്കാൻ വേണ്ടി നമ്മളൊക്കെ ഒന്ന് പോകണോ എന്റെ കൂടെ കൂടിക്കോന്ന് പറയും അല്ലെങ്കിലോ യക്കുതാൻ ആര് മുട്ടടക്കിയിട്ടുണ്ട് അല്ലെങ്കിലോ തപജു ഹാക്കരയ്ക്കുന്ന ഒരു മുരിയിടുണ്ട് എന്തോ ആവട്ടെ ഏതെങ്കിലും ഒരാളെ കൂട്ടുപിടിക്കുന്നു എന്തിന് എലിയക്കൂന്നുള്ള ഭാവന അല ബിർദി വ തക്കവ തക്കവാക്കും ബിർദിനും വേണ്ടി ഇവനിക്ക് സഹായിയാകാൻ വേണ്ടി ജോയിന്റാകാൻ വേണ്ടി ഫഹാദായനല്ലാ ബഹുസബിഹി അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എപ്പോഴും എല്ലാം യഥാർത്ഥബിഹി മഹല്ലഹു അവന്റെ അതിലൂട്ടി എടുക്കാൻ പാടില്ല കരുതിയിലെന്നോളണം അവർ രണ്ടാൾക്കും രണ്ട് കൈത് കൊടുത്തു അവനവൻ നിൽക്കേണ്ട പരിധിയിൽ മാത്രം എന്തുകൊണ്ട് സംസാരിക്കാം അതിനെന്താലാമത്ത് അലാമത്തു സാഹിബി ഹാദൈനിൽ വിജയ ഈ രണ്ട് വജുഹുള്ള ആളുടെ അലാമത്ത് എന്താ അയ്യ പോലെ ധാരിക്കാം അത് പറയും മാങ്കി ഞാൻ സാധുവോ നിനക്കൊന്നുമില്ല ഭീമളക്കൂല എനിക്ക് സാറാണ് നമ്മ സാധുക്കൾ നമുക്കൊന്നും അറിയില്ല നമുക്കൊന്നും അറിയില്ലേ നമ്മൾ അതിന് നമ്മളിന്റെ അഞ്ചാളല്ലേ വസ്തിഫാരിൻ എന്തെങ്കിലും തെറ്റി പറ്റിയോ ഇസ്തിഫാറ് ഹന്ത് ഒന്നാമത്താൽ ഇങ്ങനത്തെ സ്ഥാനം തന്നല്ലോ വസ്തി ബിസാരൻ അതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്ന ഹന്ത് ചെല്ലുന്നു എന്തെങ്കിലും തെറ്റുപറ്റുന്നതിന് ഇസ്തിഫാറ് ചെല്ലുന്നു മുതലായവെല്ലാം ആക്കിക്കൊണ്ടെന്ന് ഈ പ്രവർത്തിക്കുകയാണെങ്കിൽ യാതൊരു തെറ്റുമില്ല അത്താലിക്ക് മൂന്നാമത്തേത് അഞ്ഞക്കൂലതാലിക്ക അഞ്ഞക്കൂലതാലിക്ക് പറച്ചലി വികസി തവജുഹി ഒരു വാചാലനാകലുണ്ട് തവജുഹി ഒരു പ്രഖ്യാപനം എന്നിട്ടോ വള്ളി വല്ലിസിബാൾ ആളെല്ലാം ഇവന്റെ അനുഭ അനുകൂലികളായിട്ട് വരണം പല ആനുകൂല്യങ്ങൾ ഉണ്ടാകണം തട്ടിയെടുക്കണം വൽഹാറൽ മസീദ് മറ്റുള്ളാക്കില്ലാത്ത പോലീസുകൾ ഒഴിവാക്കണം നിസ്ബത്തി ഈ നിസ്ബ കൊണ്ട് ഇന്ന ഷെയ്ഖിന്റെ തെരീക്കത്തിലാ ഞാൻ എന്നത് കൊണ്ട് പോലെ എന്താക്കുന്നു ഇസ്സത്ത് ഉണ്ടാക്കുന്നു വൽ ഇന്നാളെ വരിതാന്ന് പറഞ്ഞുകൊണ്ടിട്ടു കൊണ്ടിട്ടു തലബുർ റിയാസത്തിന് വേണ്ടിയും ജനങ്ങളുടെ ഇടയിൽ വിളംബരം ചെയ്യാനും അഹദിൻ മറ്റുള്ള ആളുകൾ എന്താക്കി കുറവാക്കാണി മറ്റൊന്നും ഇല്ലാത്താന്ന് എന്റെ ഉള്ളത് വത്തറിയുകയും അതുകൊണ്ട് എന്താക്കും ആരാണ് കുത്തുവാക്കും അറിയുകയും ചെയ്യാം ഇതെല്ലാം കാണാണെങ്കിൽ അത് അംഗീകരിക്കപ്പെടൂല വസാഹിദുൽ ഹാലിലായ ഫായില എന്നുവെച്ചാലോ അവന്റെ ഇന്ന് പ്രകടമാകുന്ന ഈ ഹാലുണ്ടല്ലോ ഈ സാഹചര്യം തന്നെ അവനെ കൊള്ളാൻ പറ്റൂല എന്ന് മനസ്സിലാക്കി തന്നു അവിടത്തേക്ക് ചുമത്തണം ഏത് ഫലിഹോദി അബദം യുസീറോ എന്ന് പറഞ്ഞ കലാമെന്ന് പറയും ليست من المعارف وقمنه وليس ذا إرادا فهو على غير طريق السادة എന്താ പറയുന്നത് ആദ്യം ഇറാദത്തിന്റെ മർത്തബ ആരിഫിന്റെ മർത്തബ രണ്ടാക്കുക ഇറാദത്തിന്റെ മർത്തബ അടിയിലാണ് തുടക്കത്തിലാണ് ആരിഫിന്റെ മർത്തബയോ മോളിലാണ് ഇവർക്ക് രണ്ടാക്കമുള്ള ഹാല് വേണം കബുതും വേണം വസ്തും വേണം അനുയോജ്യമായ വർത്തമേത ഇറാദത്തിന്റെ താഴെ പഠിക്കാർക്ക് വേണ്ടത് കമല എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യത്തിലൊക്കെ തെറ്റിപ്പോകോ തെറ്റിപ്പോകോ അപ്പോൾ ആയുർവേദി ഇവിടുന്ന് പരിപാടി പറ്റൂല ആശങ്കയും ആ കൺട്രോളും ഇതെല്ലാം വെച്ചിട്ടാണല്ലോ ബസ്താന്ന അവസരത്തിൽ കണ്ണാൻ വിട്ടു എന്നുകൊണ്ട് അവിടെ മൈലാനെ കുറിച്ച് വിശാലമായി അപ്പോൾ ഇവിടെ നോക്കുക ഇറാദത്തിന്റെ വർത്തവ പിന്നെ ഇവിടെ ആരിവിന്റെ അർത്ഥമാണ് ഇവിടെ എന്താ വേണ്ടത് അവള് അനുയോജ്യമായത് ഇവിടെ വേണ്ടതോ വസ്തു ഇതല്ലേ ഇവരുണ്ടാക്കുന്ന നേരെ ഇങ്ങനെ എങ്ങനെ ആരിഫിന്റെ മർത്തബത്താർക്ക് വസ്തു വന്നു ഇറാത്തിന്റെ മർത്തബക്കാർ അല്ലാത്ത നേരെ തെളിയിച്ചു വെച്ചിട്ടിങ്ങനെ അതുകൊണ്ടായി ഇറാദത്തിന്റെ മർത്തബക്കാർക്ക് അല്ലാത്താക്ക് അവന്ന് വസ്തു വന്നു അപ്പുറം നേരെ ഇതും വന്നു എന്നാൽ ഇത് തലവത്തിലേക്ക് ഇരിക്കുന്നു എന്നാണ് വേണ്ടതല്ല ഇവിടെ വന്നത് മനസ്സിലാവും വ വസ്തുഹു ഓർത്തന്റെ വസ്തു വരുന്നു എത്തരത്തിൽ വലൈസ അവന്റെ ആലല്ല റൈറ ആരിഫിൻ അപ്പൊ അവിടെ അബൈത്തിൽ എന്തോ ചെടി കൊടുക്കുകയുള്ളൂ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അർത്ഥമല്ല കിട്ടുന്നു ഷർവ അതാണ് ആ താമൽ നേടി കൊടുത്തിട്ടതാ അയാൾ ഇതിനല്ലേ ആ അയാൾ ആരെന്നെ മുക്കദ്ദിമോടെ പറഞ്ഞു വെച്ചത് ആരിഫിന്റെ അനുയോജ്യമായിട്ട് എന്താ വേണ്ടത് ബസ്സിന്റെ മക്കാമാണ് വേണ്ടത് ഇറാദത്തിന് ആർക്കോ അവധുവാണമുണ്ട് ആരിഫിൻ എന്ന് പറയുമ്പോ ആരിഫ് അല്ലാത്ത ആളല്ല എന്ന് പറയുമ്പോ എന്തായി ആരിഫാന്നല്ലേ കിട്ടുക അപ്പൊ ആരിഫാണ് എന്ന് കിട്ടിയിട്ട് ഫസ്റ്റ് ഉണ്ടായാൽ പിന്നെ യോജിപ്പായല്ല ചിന്തിക്കാറുണ്ട് അത് ആപകം പറഞ്ഞു വെച്ച് മനസ്സിലായില്ലേ ഇപ്പൊ ഇനി വൈദ്യുതോട്ടെ അപ്പോൾ ആരിഫ് അല്ലാത്ത അവസരത്തിൽ ഇവനിക്ക് വസ്തു വരുന്നോളൂ അപ്പൊ ഇവനിക്ക് അനുയോജ്യമല്ലാത്തതാ വന്നത് എന്നാൽ അത് സഹാഫത്തിന് അത് ബുദ്ധിശൂന്യതയാകുന്നു ആ സഹാഫത്താണെങ്കിൽ എല്ലാം ഇതൽ മാരിഫി മാരിഫത്തിൽപ്പെട്ടതുമല്ല മാരിഫിന്റെ അഹവാലിൽപ്പെട്ടതല്ല ഇത് സഹാഫത്ത് ആരിഫല്ലാത്ത ഒരാൾക്ക് പത്തുണ്ടാവുക എന്ന് പറഞ്ഞതല്ല മാരിഫിൽ എണ്ണം പറ്റാത്ത തരത്തിലുള്ള സഹാഫത്താവുന്നു എന്നാ പറഞ്ഞത് സംഗതി കഴിഞ്ഞാ ഇത് നേരെ അവന് കബുതു വരുന്നു വലൈസത അവനല്ല ദാ ഇറാദത്തിന് ഇറാദത്തുടയവനുമല്ല എന്നാൽ ബഹുമാന തരീക്ക് സാധാ സാധാ തെങ്ങളെ തരീക്ക് അല്ലാത്ത തരീക്കിലായി പോയി കൊണ്ട് പോക്ക് ദുരിക്കത്തിന് തലമറിഞ്ഞു എന്ന് പറയുന്നു സലഹ വായിക്കട്ടെ കുൽത്തു അൽ അനൽ ആരിഫീന അൽ ബസ്തു ആരിഫീങ്ങൾക്ക് ഗാലിബ് വേണ്ടത് ബസ്താണ് വേണ്ടത് എന്തുകൊണ്ട് ഫറഹം അള്ളാഹുവിനെ കൊണ്ടോ സന്തോഷിച്ച വകയിലും പബിൽ ബുസൂരിയിലെ അള്ളാഹിന്റെ ബുസൂരിയത്ത് കിട്ടിയല്ലോ എന്നുള്ള ആ സന്തോഷം കൊണ്ട് എന്തായിത്തീരും ബസ്മാനിക്കുന്നത് ആദ്യം ഉണ്ടാവേണ്ടത് അത് മുഖത്തിമട്ടിയോക്ക് വൽവാലിബ് അലൽ മുരീദീന മുരീദീങ്ങൾക്ക് ഗാലിബ് ഏതാണ് അൽ കൗലു കൗലുവാണ് അതുകൊണ്ട് ലബ്സ് അതിക്രമിച്ചേക്കുമോ നഫ്സിന് പിട്ടം കിട്ടാതെ വന്നേക്കുമോ ഈ ആശങ്ക വിട്ടുമാറില്ല അപ്പൊ കബത് കൂടിക്കൊണ്ടിരിക്കും അതല്ലേ ും അവര് ഈ മഹല്ലിൽ മുജാഹദത്തി വൽ മുക്കാബദത്തി നെഫ്സിനോടുള്ള മുജാഹദയും അതിനു വേണ്ടിയുള്ള പ്രയാസങ്ങൾ തരണം ചെയ്യലിന്റെ മക്കാമിലുമാണ് ആരുള്ളത് മുരീതികളുണ്ട് അപ്പൊ അവർക്ക് കബലാണ് കാലിപ്പം വേണ്ടത് അപ്പൊ നേരത്തെ ഇരിക്കും ഫക്കീറ ഫക്കീർ നീ കണ്ട് ഇമ്പസത്ത ഓനിക്ക് ബസ് തുടങ്ങിയവൻ അഴുത് കണ്ടു വൻഷറഹ അവർക്ക് നല്ല ഇസ്രാഹം കാണുന്നു മിൻ വൈരി വാരിദിൻ അതിനാവശ്യമായ വാരിദൊന്നും കിട്ടിയിട്ടില്ല മാരിപ്പത്തം വസൂലാകുന്ന വാരിദില്ലാതെ കണ്ട് ഓനിക്കൊരു പൗസാക്ക് എപ്പിസാത്ത് കാണുമ്പോൾ ഓനെന്തായി മഹറൂറായി എന്നല്ലേ വരുന്നത് സന്തോഷിക്കുവാനുള്ള ബസ് ഉണ്ടാവേണ്ടുന്ന വാരിദില്ലാതെ കണ്ട് കമലത്തെ അസീൽ മാരിഫത്തില്ല അള്ളാഹുവിനെ കൊണ്ട് മാരിഫത്ത് കിട്ടുന്നതിന് മുമ്പായി ഒപ്പം അപ്പോൾ അവന്റെ വസ്തു ഇൻഷുറാണ്ടെന്ന് തോന്നു സഹാബത്തുൻ വഹാമക്കുൻ അത് വെറും ബുദ്ധിശൂന്യതയും ഹമാക്കത്തുമാണ് തിരിഞ്ഞല്ലോ അതാണ് അല്ലതാനും മിനൽ മഹാരിഫി മാരിഫത്തിൽ എണ്ണാൻ പറ്റാത്തതാണ് ഇത് ലായലേക്ക് ബിഹാരി ഇന്നൽ കബലു ഫക്കീറിന് അവിടെ കമതല്ലാത്ത മറ്റൊന്നും പറ്റൂല ഇവനിക്ക് വന്നത് എന്താണ് പോയി നീ അനുയോജ്യമേതാണ് ബസ് കമതല്ലാത്ത ഒന്നും പറ്റൂല ഇത് ലാ ഹന്നർ ഇന്നസ്തിബിഹി കാരണം കമത് വന്നാൽ നെഫ്സിന്റെ യാതൊരു ഹന്നും ഉണ്ടാവില്ല ബസ്സും കൂടി വന്നാൽ എന്താക്കൂ നെഫ്സിന്റെ മക്കാമ വിട്ടിട്ടില്ല ബസ്സും കൂടി വന്നാൽ ഇവിടെ അഞ്ഞാട്ടം തുടങ്ങും നെഫ്സിന്റെ രംഗത്ത് കൊണ്ടുമ്പോൾ കമതാണ് വേണ്ടത് ഇതിന്റെ ഒന്നും കാര്യം എന്തോ ഒരു തലമറഞ്ഞ പോയതായി തോന്നുന്നു രണ്ടാമത്തെ വരി വെക്കുന്നുണ്ട് അപ്പൊ കബുതുഹു അതൊക്കെ കോലിക്ക് കബുല് എത്തരത്തിൽ വലയിച്ച ഈ വ്യക്തിയല്ല ഇറാദത്തുടയ വ്യക്തിയല്ല അപ്പൊ മുരീദിന്റെ മക്കാം എത്തിയിട്ടില്ല മുരീദിന്റെ മക്കാം എത്താതെ കണ്ട് കബുതുണ്ടാകുമ്പോൾ അവിടെ എത്തിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത് ശരി എന്താ പറയുന്ന നോക്കാം ഇതിന്റെ ഓപ്പോസിറ്റ് ഇത് രണ്ടാമത്തെ വരി ഈ വ്യക്തിയെ നീ കാണുന്ന മക്കബൂറൻ കബുതുടയവനായിട്ട് കാണുന്നു എത്തരത്തിൽ വലം തലഹർ അലി അഹ്വാറുൾ ഇറാദ ഇറാദത്തിന്റെ അഹ്വാറുകളൊന്നും അവര് പ്രകടമായിട്ടുമില്ല അപ്പൊ മുരീദിന്റെ രംഗത്ത് എത്തിയിട്ടില്ല കബുൽ കാണുന്നു എന്നാ റുഹു അത് കരുതിയിരിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഈ കബത് എന്നുള്ളത് നമ്മൾ ഈ ബാബിൽപ്പെട്ട കബതല്ല വേറെന്തോ ആവശ്യത്തിലെ ടെൻഷനായിരിക്കും എന്നാണ് കടം ഉണ്ടോ അല്ലെങ്കിൽ ജീവിക്കാൻ പണിയില്ലായിട്ടോ വേറെന്താ കാണപ്പാല ടെൻഷൻ വാക ഇറാദത്തിന്റെ ഏകോപ്പിലുള്ള എന്തല്ല കമലല്ല അടപ്പിച്ചുകൊണ്ട് പോകരുത് പക്ഷെ മറ്റേക്കിലാണ് നമുക്ക് ഇഷ്ടമായി വസ്തുഹോ എന്ന് പറഞ്ഞു വേറെ ആ ലൈസ കയറും കൂടെ കൂടിയപ്പാന്നാ ഇഷ്ടമായി വരുന്നു ഇല്ലേ ആ തൊപ്പുക്കളാ ഒരു കടിയുണ്ട് അതിനാണ് എം ജി സ്ഥാനം പറഞ്ഞ് ഇവിടെ ഇത് അവിടെ നന്നാക്കി കിതാബുണ്ട് ഒന്ന് പരിധി നോക്കണോ അങ്ങനെ ദിവസം വെളിയിലെല്ലാം പറഞ്ഞിട്ടുണ്ടേ അങ്ങനെ കുറെ സുബാത്തിലൊന്നിട്ട് തെലുണ്ടെന്ന് പറയപ്പോ അരിപ്പുറ വൈദ്യനാജി എന്ന് പറഞ്ഞത് യൂസഫിന്റെ ബാലിമാമിന്റെ പുരീതാണ് മൂപ്പറ ഭാര്യന്റെ വാനൂറാണ് ആ ഓറ കയ്യത്ത് കോപ്പിയുണ്ട് എന്തെങ്കിലും പ്രൈവട്ടെന്നാണ് പരിശോധിക്കുക ലൈസ കുടുങ്ങിയതായി ഇപ്പൊ ഇടങ്ങാറായി ഒമസ്തുഹു ലൈസ കയറു കൈതായി എന്തുകൊണ്ട് പോയിട്ടില്ല മസല മനസ്സിലായല്ലോ ആ അപ്പൊ സാദത്തിൽ മുത്തക്കദ്ദിമീൻ മുത്തക്കദ്ദിമീങ്ങളായ സാദത്തിന്റെ തെരീക്കിൽ കൂടിയല്ല അവന്റെ പോക്ക് എന്ന് മനസ്സിലായി ഇറാഖത്തുള്ളാക്കാന്ന് എന്തുകൊണ്ട് കൗതുകമുണ്ട് ഇറാഖത്തില്ലാത്ത കൗതുക വന്നാൽ ഈ കൗതുന്തോഗിരി വന്നു ഇറാഖത്തിന്റെ കെയറോഫിലല്ല വേറെന്തോ കെയറോഫിൽ വന്ന് മാനസികമായി പിരിമുറുക്കാൻ നോക്കാതെ നിവൃത്തിയുള്ളൂ അങ്ങനെയുണ്ടല്ലോ ചിലപ്പോ ജതുബാത്തിൽ കൂടെ എന്താക്കും ചിലപ്പോ ബുദ്ധി തെറ്റലുണ്ട് ചില പിരാന്ത കൊണ്ട് എന്താകുന്നുണ്ട് ബുദ്ധി തെറ്റലുണ്ട് ജതുബാത്തിൽ കൂടി ബുദ്ധി തെറ്റിയാൽ ചികിത്സിച്ചാൽ മാറില്ല എന്നാണ് ചികിത്സ കൂട്ടാപ്പൂല അതിന് മറ്റേ തെരക്കിയാതിലുള്ള ജനം തന്നെ വരണം പടിഞ്ഞാറൊരാൾ പറഞ്ഞേ ഞാൻ അവർക്ക് ഒരു ഇതുണ്ടായിരുന്നു ജതുബാത്താന്ന് പറയപ്പെടുന്നുണ്ടായിരുന്നു പക്ഷെ ചികിത്സിച്ചിട്ട് മെഡിക്കൽ കോളേജ് കൊണ്ട് പോയി ചെക്ക് ചെയ്തില്ല മാറിയതെന്ന് അതിന് നിർത്തിയില്ല എന്നാണ് ചികിത്സ കൂട്ടാൻ പോല ചികിത്സിച്ചിട്ട് മാറിയിട്ട് കണ്ടങ്ങൾ ജലദോഷമല്ല അത് വെറും മാനവീയ രോഗത്തിന് ഈ ചികിത്സ ഒന്നും മാറൂല വനായൽസവിൽ ഹദർ അത് കരുതിയിരിക്കണം എന്ന് മുമ്പ് പറഞ്ഞല്ലോ അതിനാൽ ആദ്യമല്ല അല്ലിസ്തിക്കാർ ഓന കളിന്തമാശയാക്കണം എന്നർത്ഥം വെക്കല്ലേ അതൊന്നും സൂക്ഷിക്കാനുണ്ടെന്നല്ലോ ഓന നിസ്സാരപ്പെടുത്തണം മോന ഇൻസൽട്ടാക്കണം എന്നർത്ഥം കണക്കാക്കണ്ട അതുകൊണ്ട് ഇപ്പൊ താനീമുൻ നിസ്ബത്തി മൊത്തലോബോൻ ഇവൻ ആരൊക്കെയുള്ള നിസ്ബ ചെയ്യപ്പെട്ടവരാണോ ആ നിസ്ബുണ്ടല്ലോ ഇന്ന് ആരുടെ സിൽസിലയിൽപ്പെട്ട ഒരാള് ആ താലീം അനിവാര്യമാണ് അത് മുമ്പല്ലെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് അസാബുൽ കറപ്പിനെ നായിക്ക് നായിനെ പോലെ കൊടുത്തില്ലേ ഇപ്പൊ ആ നിസ്ബക്ക് ഒരു നായി നായിയായിട്ട് ആ ബന്ധം മുറിച്ചു നോക്കിയിട്ടെന്ന് ബന്ധം മുറിച്ച് സാധാരണമായി പക്ഷെ കൽബുഹും എന്നുള്ള നിസ്ബ വന്നപ്പോൾ താലീമാക്കേണ്ടി വന്നു ഇന്ന് അത് പരിഹരിച്ചുള്ളൂ ഇനി മറ്റൊരു ലക്ഷണം ഇൽത്തുകാറിന്റെ അവസ്ഥ ഇല്ലാതെ കണ്ടെന്താക്കുന്നു ജനങ്ങൾ കൊടുത്തെല്ലാം വാങ്ങുന്നു ചോയ്ക്കുകയും ചെയ്യുന്നുണ്ട് വാങ്ങുകയും ചെയ്യുന്നുണ്ട് എനിക്ക് വാങ്ങേണ്ട ഇൽത്തുകാറില്ല എന്നാൽ അപ്പൊ ഈ വിഷയത്തിൽ ഇഫിലാസിന്റെ നോക്കി മുഫ്ലീസായി പോയതുകൊണ്ട് വാങ്ങുന്നത് അല്ലെങ്കിൽ എനിക്ക് വേണ്ട നീ വറ കൊടുത്ത് വറ കൊടുത്ത് ഇത് ഉള്ള തീരോളം വാങ്ങാൻ പാടില്ലല്ലോ ഞങ്ങളെ ഔദാര്യം കൊണ്ടു അഹദുൽ മോദീദി മിൻ നൈരിന്നാസ് ജനങ്ങളെ വക്കൽ നിന്ന് ഇങ്ങനെ വാങ്ങല് അപ്പൊ സുഹാരുഹോരവും ജനങ്ങളോട് അവൻ ചോദിക്കലും ഇതിന് മിൻ വൈകി നറൂറത്തിൻ യാതൊരു നറൂറത്തും ബാധിച്ചിട്ടില്ല ചോദിക്കണ്ടേ എന്നാൽ യതുല്ലു അതറിയിക്കുന്നു അല ഇസ്ലാസീവം മുഫലിസാണ് എന്നറിയിക്കുന്നു ഏത് വിഷയത്തിൽ മുഫലിസ് പൈസ ഇല്ലാതെ മുഫലിസ് അല്ല നമ്മൾ ഈ അഹവാലിനെ തൊട്ട് മുഫലിസാണ് വാണ്ടവു ഫീറു പത്തിനി അവൻ അമ്മാന്റെ ഫക്കീറല്ല ബസിന്റെ ബത്തിനിന്റെ ഫക്ക് മുപ്പറ തീർക്കും ഇവനിക്ക് ഇത്തിനാട് പോണമെന്നില്ല വേറെ ആരും ഭക്തന്മാർ കണ്ടു വെച്ചിട്ട് കൊണ്ടാക്കിക്കുന്നിട്ട് മൈ ഇപ്പുറം കൊടുത്തൂടെ അറിയില്ല കുടിക്കുന്നു അത് ഈ മക്കാമി പറ്റുന്നില്ലല്ല ഇവനേതാ മക്കാമി ഇവൻ അവലിയനിപ്പോ ആ നമ്മളാവണില്ല പോയത്തക്കാരല്ല മുരീലാണ് നമ്മിപ്പോ മുരീതായാൽ തന്നെ വലിയ മക്കാം എത്തിച്ച് വാസലും ആരിഫിലും അടക്കലും അടുക്കട്ടെ ഒന്ന് മുരീതായി കിട്ടിയാൽ നമുക്ക് വലിയ മക്കാമാണ് ഭവാൻ വസീലിന്റെ ഫക്കീറാണെന്ന് യുരീദ് ജൽപ ദുഞ്ഞ ദുഞ്ഞാവിന്റെ ജന്മനെയാണ് അവൻ ഉദ്ദേശിക്കുന്നത് എന്ത് പറഞ്ഞു അള്ളാഹുമ്മ ഇല്ല ഇൻകാന കസ്തുഹോ അവന്റെ കസ്തായാലോ ഈ ആനത്തെ ശൈഖിനി ശൈഖിനൊന്ന് സഹായിച്ചു കൊടുക്കല് ശൈഖനെന്താക്കുന്ന വാങ്ങിച്ച് സഹായിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ ആ പക്കീരും മിത്തിരിഹി അല്ലെങ്കിൽ ഇവനെ പോലത്തെ വേറൊരു പക്കീരുണ്ട് ഓൻ നടക്കണ്ട ഞാൻ വാങ്ങി ജീവൻ കൊടുത്തേക്കാന്ന് എന്നാലും ഈ അതുകൊണ്ട് ഇറക്കണമെന്നില്ല അത് ഇത്ര ചോദിച്ചു ചോദിച്ചുകൂടുന്നല്ലേ വണ്ടിയാ പറഞ്ഞു ഇത്ര ആണ്ടിലാണ് ചോദിച്ചുകൂടാ അത് ആർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് ഓനിക്ക് പോണ ഇസ്ലാം അത് പണ്ട് കഴിഞ്ഞു പോയി ഇപ്പൊ എല്ലാം കഴിഞ്ഞ മാമ മടക്കാൻ നിന്നു ഇനി വരാൻ പോണ മുഴുവനും പറയും കത്ത കത്തമ കത്ത കത്തമ എന്ന് തിളക്കൂ വൽഹാത്തിരു അന്നൽ ഫക്കീര ലായക്കബിളത്തിൽ നഫ്സിഹി ഇല്ലാ മാക്കാണ് മുത്തറം ചെയ്യും ഓരോ സ്വന്തം നഫ്സിന് വേണ്ടി വാങ്ങുകയാണെങ്കിൽ മുത്തറായാലല്ലാതെ വാങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വന്നതിന് പള്ളി വൻ കവല ശൈഖം ബിരാ നെറൂറത്തിൻ അങ്ങനെ നെറൂറത്തില്ലാതെ കണ്ട് വാങ്ങിയാലോ അഹ്റജഹു അന്നു സരി അൻ അവന്റെ കയ്യിൽ നിന്ന് ഉടനെ അത് ചെലവായിക്കൊള്ളണം അവിടെ വെച്ചിരിക്കാൻ പാടില്ല അഥവാ അവിടെ കിട്ടിപ്പോയി എന്ന് അടുനാഴ്ചയ്ക്ക് വിധിച്ചു കൊടുത്തേക്കുക വാങ്ങിപ്പോയെങ്കിൽ തന്നെ والله أعلم ثم قال ولبسه ما كان ذا اشتهار فسره عار عن الأسرار വരബുസുഹു അവൻ ധരിക്കൽ മാക്കാന രസ്തിഹാർ നല്ല സുഹൃത്തുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ഒരു പത്ത് സാറലിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വലിയ ഇതിനൊരു ആളടിയിലൊരു വലിയ വലിയ കോലം കെട്ടിലുണ്ടല്ലോ അപ്പൊ ഇപ്പോഴത്തെ ഒരു ഹയത്ത് കഥായി അങ്ങത്തെ ധരിച്ചാല് ഫസിർ അപ്പൊ ഇവന്റെ ശരീരം ശരിക്കും മറച്ചുന്നില്ലേ ഫസിർഹു അവന്റെ ഉള്ളിലുള്ള സ്ഥിരത അത് ആഴിൻ അത് തുണി ഒരിഞ്ഞിട്ടാണ് പുറത്ത് ഈ വസ്ത്രം ധരിക്കുമ്പോൾ മറ്റേ തുണി എരിഞ്ഞിരുന്നു അതിനുള്ള അസറാർ അസറാറിനെ തൊട്ടെല്ലാം അതിന്റെ നിർബന്ധ വെളിപ്പെട്ടുപോയി പുറത്തേക്ക് ഗോലം കെട്ടുമ്പോഴേക്ക് ഉള്ളിൽ നിന്ന് നിർബന്ധ വെളിപ്പെടാനാവുന്നു ഇത് അവന്റെ ഉള്ളു പ്രസിദ്ധിയാക്കി കഴിയുന്നുണ്ട് അപ്പൊ കൊണ്ട് ഇന്ദന്നാസ് അഹദന്നാസാവുന്നു ആളെ കൂട്ടത്തിൽ ഒരു സാധാരണയാണ് വൈദ്യന്നസ് ഷർറന്നാസ് വൈന്ദല്ലായ അത്തന്നാസായി ആയി കഴിഞ്ഞാൽ എല്ലാം ശരിയായി മൂന്ന് തീയതി ലബുസുൽ ഫക്കീരി മാക്ക മാഫി ഷുഹോത്ത് ഇന്ദന്നാസ് ജനങ്ങളടുക്കൽ സുഹൃത്താകുന്ന തരത്തിലുള്ള എന്തല്ലോ ഒരു അത് വസ്ത്രം ധരിക്കല് ഇൻകാനബി എതിമി പ്രത്യേക സമ്മതം കൊടുത്തിട്ടാണോ എന്നാ പല ആലെയും നമുക്ക് ഓനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല എന്നെ തിരിച്ചോളത് ഷെയ്ഖ് പറയുന്നു നമുക്കൊരു കുറ്റം പറയാൻ നിർത്തിയില്ല ഷെയ്ഖ് തബീബുൻ ഷെയ്ഖ് തബീബാണ് ഞാൻ അള്ളാഹു നബിനെ മുഖത്തെ ഉയർത്തി വരക്കണമെന്നും അപ്പൊ പറയാ നമസ്തം വഴക്കുമ്പോൾ വന്നിട്ട് ആക്ഷേപിച്ച് അറിയിച്ചിലങ്ങനെയാണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പറഞ്ഞു നമ്മളോട് പാടിനാന്നാണ് ഇങ്ങനെ പറഞ്ഞു നോക്ക് നിങ്ങൾ ഞാൻ തിരിയുന്ന ആളാ പറഞ്ഞു അതിനത് പോയ അങ്ങനെയാണ് എന്നാലും അത് അതിനപ്പുറം ഉണ്ടല്ല ശേഷു വന്ന അങ്ങനെയാണ് ആ തിരിയുന്ന ശേഷു വന്ന് ജാഹിലല്ല ഫൈന ശേഖ തബീബുൽ ശേഖ് എന്ന് പറഞ്ഞ ഒരു വൈദ്യനാണ് ഡോക്ടറാണ് അപ്പൊ ഡോക്ടർ എന്താ പറയുന്നത് അത് ചെയ്യാന്നല്ലാണ് വേറെ എന്ന് പറയാൻ പാടില്ല ഡോക്ടറെ വരെ വെള്ളം കുടിക്കാൻ പാടില്ല കുടിക്കാണ്ടിരിക്കണല്ലോ ഇല്ലേ വൈകാന ഷെയ്ഖിന്റെ സമ്മതം കൂടാതെയാണെങ്കിലോ പല യഹ്ലോമിൻ ഹല്ലിൻ തടിക്കെന്തെങ്കിലും ഒരു ഹല്ലോടെ ബാക്കി ഉണ്ടാവും ഇവൻ സ്വന്തം തിരഞ്ഞെടുത്താണല്ലോ ഫൈനൽ നഫ്സ തുററഫ ഇത് ആളിടയിൽ എന്ന് പ്രസിദ്ധമാകണം ഞാൻ സാധാരണ ആളല്ലാതെ എന്താക്കണോ ഒന്ന് പ്രസിദ്ധിയാകാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹമുണ്ടാവും വക്കത് കാലു അത് അതുകൊണ്ടാ പറഞ്ഞു കാലിപ്പോ തുഴറഫോ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ജനങ്ങളൊക്കെ നാരത്തിനുള്ള ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് നിങ്ങൾ പുതിയ പേഷൻ ഉണ്ടാക്കിയാൽ എന്താക്കും ഞങ്ങൾക്ക് പ്രസിദ്ധി കിട്ടൂ എല്ലാവരും ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തെ കാര്യം പ്രസിദ്ധി ഉണ്ടാവില്ല ആ ശ്രദ്ധ വെച്ച് പിടിച്ചു വരണം അതാണ് ശ്രദ്ധ വെച്ചോട്ടാണെങ്കിൽ ഇന്ന് നടക്കുന്ന ആകത്തിന് എന്തെങ്കിലും വ്യത്യാസം വരണം അപ്പൊ അല്ല അപ്പൊ നെഫ്സ് എന്താവുന്നറിയോ തുരീത് മൈലൽ കൊലോ മറ്റുള്ള ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവാൻ തരമുണ്ട് ഹോമം ഫാലതാലിക്ക് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഫഹദറോ അതും കരുതിയിരിക്കാനുണ്ട് ഇന്ന് കാണുന്ന കാര്യം ഛർദിയിൽ പെടുന്ന ഒരു കാര്യമാണ് അതില്ല ഉദാഹരണം ഇപ്പൊ ഈ വലിയ വാച്ചുണ്ട് ഒരു പത്തായിരം അമ്പതിനായിരത്തിന്റെ വാച്ച് നോക്കാം ആ വാച്ച് സാധാരണ ബാർബറി ഷാപ്പിലെ അവൻ കിട്ടും ബാർബറി ഷാപ്പിലെ ഓൻ്റെ കൈക്കുണ്ട് ആ വാച്ച് ആ വാച്ച് ബാത്തിനല്ലോ സിർ എന്ന് പറയുന്നു ആ സിർ അള്ളാഹുവിന്റെ അസ്രാറുള്ള തൊട്ട് ഖാലിയായി പോയിരിക്കുന്നു എന്നതിന് തെളിവാണത് വൽ യാതുബില്ല ലാ അൻ വലാ ഒരു സാധിക്കായ മനുഷ്യനാണെങ്കിൽ അവന്റെ പേരും പെരുമയും പ്രസിദ്ധിയാവാനോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വാഹിറാവാനോ അവൻ ഇഷ്ടപ്പെടൂല വസ്തിറു മുതഫോൻ അസ്രാറുകളെ ഏകവചനാണ് സിർ അത് മതഫൂനായി കിടക്കണം ഉള്ളിൽ പുറത്ത് എന്ന് തിന്നുന്ന വിഷയത്തിൽ അവർ വാക്കിലുഹു അവൻ തിന്നൽ മിൻസായിൽ മഹാക്കിലി എന്തെല്ലാം കിട്ടുന്ന എല്ലാം തിന്നു എവിടെ നിന്ന് കിട്ടിയാലും തിന്ന എത്തരത്തിൽ ദൂരന്തിഹ അവൻ മാരിഫത്തിലെ മുന്തഹികളുടെ പദവിയിലേക്ക് എത്തിയിട്ടുമില്ല മാരിഫത്തെ മുന്തരീങ്ങളെ പദവിയിലെത്തിയാലുണ്ടാകും ആലാലാക്കപ്പെട്ട എല്ലാം തിന്നതിന് കണക്ക് പോലെ ചെറിന്റെ കുപ്പിച്ചിട്ട് അതിന്റെ കൃത്യം പോലെ തിന്നുള്ളൂ ഭാര്യ മൂന്നിലൊന്നിനേക്കാണ് ഉറക്കൂല വിസ്മയൂട്ടിന്റെ തിന്നു വൃത്തകിരിയുണ്ടേ തിന്നു അതിന്റെ ആധാറെല്ലാം പാറ്റ മുട്ടം പോലെ തിന്നിന് അതേ അവസരത്തിൽ പുരീതായി ഇന്ത്യ ഒന്നും എത്തിയിട്ടില്ല എന്നാൽ കിട്ടുന്നില്ല തിന്നു കഴിഞ്ഞാൽ ഭാരങ്ങ് നിറഞ്ഞുകൊണ്ട് നിൽക്കും നഷ്ടം ഇടുന്നതാണ് ശക്തി കൂടിക്കൊണ്ട് നിൽക്കും ആധാറൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല ഇതൊന്നും നീയായി മാറി അപ്പൊ പൗമ വാസിലിൻ അപ്പൊ അങ്ങനെയല്ല തിന്നുന്ന കണ്ടാൽ അവൻ വാസിലല്ലാന്ന് മനസ്സിലാക്കുള്ളൂ മുന്തഹിങ്ങൾക്കുള്ള അനുവാദം ഇവനിക്ക് എടുക്കാൻ പറ്റൂല എന്നല്ലേ വന്നത് ദഹുൽത്തു അന്നാസു അലാ തലാഹത്തി അക്കസാമിൻ ജനങ്ങള് മൂന്ന് തരക്കാറാണ് ഹിസ്മുൻ അവാം ഒന്ന് അവാമുന്നാസായ ഹിസ്മുൻ ലാ തവജുഹ ലഹും അവർക്ക് ഒരു തരത്തിൽ തവജുഹും ഇല്ല ഒരു സാധാരണ അങ്ങനെ ജീവിക്കുന്നുണ്ടാവും ഫഹം ഞൽക്കുരൂന കുല്ലമാ തുഹൈബുഹു തുബിഹു ശരിയത്തു ശരീരത്തെ അലാലാക്ക് നിന്നുണ്ടോ അതൊക്കെ തിന്നോട്ടെ ഉറമ്പ് നമുക്കൊന്നും പറഞ്ഞിട്ട് കഴിയില്ല നമ്മളെ ഫീൽഡിലല്ല ഈ ആറ് വാക്കിയുണ്ട് രണ്ടെണ്ണം വാക്കിയുണ്ട് കിസ്മുൻ ആരിഫൂന വാസിലൂന ആരിഫീങ്ങളും വാസലീങ്ങളും ആ ഒരു മേലേക്കടയിലുണ്ട് അവരോ തഹക്കക്ക ഫനാ ഉഹും ബക്കാ ഉഹും അവരുടെ ഫനാകാതെ നേട്ടേക്കായി ഫനാലിന് ശേഷം ബക്കാവും തിരിച്ചു വന്നു min യദിൽ കുതിറ അള്ളാഹുവിന്റെ കുതിരത്തിന്റെ ഇതിൽ നിന്ന് അവർ എന്താണ് വളമ്പുന്നു അതങ്ങോട്ട് തിന്നോളാം വിസ്മി കൂട്ടിക്കോളാം തിന്നോളാം ഞാനത്തോലെ തിന്നിട്ട് വേർന്നിട്ട് മതിയിക്കൂടാം അതെല്ലാം അതിന്റെ തർത്തി പോലെ വരും അപ്പം അവരെ പറ്റി നമുക്കൊന്നും പറയാനില്ല ഒരു വിമർശിക്കാനൊന്നും ഇല്ലല്ലോ മറ്റോ നമ്മളെ കൂട്ടത്തിൽ കൂടിയിട്ടില്ലല്ല ഇനി ഒരു വാക്കിയുണ്ട് വക്കിസ്മ മൊരീദോന മുതവജീവുന അതവർക്ക് തവജുഹേ ഇല്ലെന്നാണ് ഇവർക്ക് മുത്തവജീകളാണ് ഇവർ ആവാത്തതാണ് മുജീദികളും രണ്ട് മുക്കാമതാണ് മുജീദിങ്ങളുമാണ് മുത്തവജ്ജീങ്ങളുമാണ് നഫ്സ് ആഗ്രഹിക്കുന്ന എല്ലാം അവർ ഉപയോഗപ്പെടുത്താൻ പാടില്ലാത്തതാകുന്നു നഫ്സിന്റെ ശക്തി കൂടി പോലെയല്ലോ ആ വിഷയത്തിൽ നഫ്സിനോട് മുഹാലഫത്ത് അനിവാര്യമാണ് എന്നാലേ സൈര് ശരിയാവുള്ളൂ സൈറിന്റെ ചെറുത്തല്ലേ തവജുബുൽ കൽവി നഹബർ റബ്ബി മുഹാലഫത്തിൻ നഫ്സി ഹുബി ഷഹബാത്തിയ വലോ ഉബാഹത്തൻ എന്നല്ലേ പറഞ്ഞു അപ്പൊ ഇവിടെ സൈറിലുണ്ടായി ഇത് ലൗല മജാദീൻ ഫുസിമാ തഹക്കക സൈറുസാരി എന്ന ഹെക്കിമിൽ എത്ര വട്ടം ഇവിടെ ആവർത്തിച്ചു കഴിഞ്ഞു നഫ്സിന്റെ മൈതാനല്ലായിരുന്നുവെങ്കിൽ നഫ്സിനോട് പടപെറുതൽ എന്നത് ഇല്ലായിരുന്നുവെങ്കിൽ സൈരുണ്ടാവൂല എന്നല്ലേ പറഞ്ഞത് കിട്ടിയ എല്ലാ മൗക്കൂലാത്ത തിന്നു ഷാമാത്താൻ തിരക്കുള്ള സുബഹാത്താൻ തിരക്കടില്ല വലായത്തഹാശാ മീശയിന് ഒന്നിനെ തൊട്ടോൻ എന്തെന്നില്ല പത്യം വെക്കുന്നില്ല അവൻ വിട്ടുനിൽക്കുന്നില്ല എന്നാ ബഹുവ എത്തരത്തിൽ ബഹുവ ദൂരന്തിഹായും ഫിൽമാരിം അതാണ് ദൂരന്തിഹായും മാരിഫത്തിന്റെ ഇന്ത്യയിൽ എത്തിയിട്ടില്ലെന്ന് വാസിലാക്കില്ല അവൻ വാസിലാവാത്തവനാകുന്നു അവന്റെ പക്കൽ നിന്ന് ഒരു ഫലവും കിട്ടാൻ പോകുന്നില്ല ഇല്ല തൂബ അവൻ തൂബ ചെയ്ത് മടങ്ങാനല്ലാണ്ട് ആ പോക്കിന് ഫലം ഇല്ലാണ്ട് പോയി പോകും അപ്പൊ കണ്ട്രോളില്ല നഫ്സിന് കണ്ട്രോൾ കൊടുക്കുന്ന സാഹചര്യം ഇല്ലാണ്ടായി പോയി നൊട്ടാകും എല്ലാത്തിൽ ثم قال وسمعه ما واقع الألحان بغير موت النفس فهو عاني ലഹനുണ്ടല്ലോ ഏതാ ലഹന് നല്ല കർണാനന്ദകരമായ ശബ്ദങ്ങളൊക്കെ കേൾക്കലി മവാക്യുൽ അൽഹാൻ പാട്ടിലൊരു ശീലൊക്കെ അല്ലേ ഇപ്പൊ അവൻ അതിലേക്ക് എന്താക്കുന്നു ശരിക്കും ഛർദ്ദിച്ച് കേൾക്കുന്നുണ്ട് പാട്ട് കേൾക്കലാണ് ഇവന്റെ നെഫ്സോ മരിച്ചിട്ടില്ല എന്താണ് അവൻ നെഫ്സ് എന്താക്കും അതിൽ നിന്ന് ഹക്ക് ഹല്ല് കുടിച്ചെടുത്തിട്ട് ഇനി തുറസാന വെട്ടിക്കളി അതും തെറ്റാന്നാ പറയും നെഫ്സ് മരിച്ച് എന്നാൽ ഈ പാട്ടല്ല കേൾക്കുന്ന പാട്ടിന് ചില മായകൾ വിട്ടെടുക്കുന്നുണ്ടാവും ഈ കാണുന്ന എല്ലാം കാണുന്നുണ്ടാവില്ലേ അവന് ഹുക്കുമാറി ബിഹൈരി മൗത്തിൻ നഫ്സി നഫ്സ് മരിക്കാത്ത തരത്തിൽ ആയിക്കഴിഞ്ഞാൽ ഫഹുബ ആനിൻ അവനാരാ മതി നഫ്സിന്റെ കടകളിൽ പാർക്കുന്നു തന്നെയാവുന്നു നക്കുൽ കത്തമാ മുമ്പ് പറഞ്ഞുപോയി അൽ അലസ്സമായ സമായനെ പറ്റിയുള്ള കലാമ് മുമ്പ് പറഞ്ഞു എന്താ സമായ നിശീത അല്ലെങ്കിൽ പാട്ട് പാടലൊക്കെ മുതലായുണ്ടല്ലോ കവാലിയല്ലോ അതിന്റെ ഇതയ മസാലകൾ പറഞ്ഞു അത് തെപ്പടിക്കാൻ പറ്റുമോ ചിലമുണ്ടായാൽ പറ്റുമോ പിന്നെ വീടവാദ്യങ്ങൾ പറ്റുമോ എന്നൊക്കെ എല്ലാം ചർച്ച എല്ലാം കഴിഞ്ഞു ഹാസിലോ അന്നൽ ഫക്കീര ഇതാ ഹസലഹുൽ ഫനാഹു ഫിദാത്ത് ദാത്തിയായ ഫനാഹ് അവന് കിട്ടി എപ്രകാരമാണ് സമാ ചെയ്യേണ്ടത് എന്തിനെ കേൾക്കാം എന്നുള്ളൊരു കണക്കെല്ലാം കിട്ടിയല്ലോ ഫസ്സമാ അവനെ സംബന്ധിച്ചിടത്തോളം സമാ തന്നെ മത്ലൂബ് തന്നെയാണ് എന്തുകൊണ്ട് ലിമാ ഫിഹി മിൻ അവനിക്ക് എന്താക്കും ആ ലഹരി നല്ലോണം കെട്ടി കൊടുക്കും കെട്ടി ആലിന് പുറമെ പാട്ട് കേട്ടാൽ എന്തായി എല്ലാവരുടെ ഹുംറത്തിങ്ങനെ കിട്ടും എന്തുകൊണ്ട് അവനെ സംബന്ധിച്ചുകൊണ്ട് നെഫ്സ് മരിച്ചല്ലോ മരിച്ച ലാ തമീലു ഇല്ല ഇലൽ ഹമറ അള്ളാന്റെ ഹദറത്തിനെ കൊള്ള അല്ലാതെ ചായൂല വലാ തസ്മഉ ഇല്ല മിന്ന അതിൽ നിന്നെല്ലാം നോക്കിയിരിക്കുന്നുമില്ല എല്ലാവരും കേൾക്കുന്ന പാട്ടാണ് ഇവൻ കേൾക്കുന്ന വേറെ വാണിയായിരിക്കും പിടിക്കുന്നുണ്ടാകും അതെന്താ വന്നു കണ്ടാന്ന് ചോദിച്ചിട്ട് قال بعض من صح سماعه قال بعض من صح سماعه സമാ കേൾക്കൽ സഹിയായ ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അനലാസ്മഅമിനന്നകമേ നിങ്ങൾ വിചാരിക്കുമ്പോൾ പാട്ടെന്നല്ല ഞാൻ കേൾക്കുന്നത് ഇല്ല അന അന ഔ അന്ത അന്തയായിക്കൊണ്ടല്ല ഞാൻ കേൾക്കുന്നില്ല കേൾക്കുന്നതൊക്കെ പാട്ട് കേൾക്കുന്ന ഞാൻ പിടിച്ചെടുക്കുന്ന മറ്റൊന്നാണ് നൂറ് പറയും وقال الششتري رضي الله عنه على بالله ينطق ومن الله يسمعون അതൊക്കെ സഹിയായ കേൾവിയാണല്ലോ ഫമിസിലു ഹാദ ഇത്തരത്തിലുള്ള ആളുകൾ യസീദ് ബിസമായി മാറാ യസീദ് ബിഗൈരിഹി സമായി ഇല്ലാതെ ഇത് കിട്ടാത്തത് സമാഴ മുഖേന അവർക്ക് കിട്ടുന്നുണ്ട് സമാഴ കൊണ്ട് ഓർക്ക് മാ ചില കാര്യങ്ങൾ ലാ ജസീദ് കാര്യം സമാ അല്ലാത്തത് കൊണ്ട് അത് കിട്ടൂല സമയക്കൂടിയേ കിട്ടുള്ളൂ വമല്ലം ജബുലത് ഹാദൽ മക്കാം ഈ പദവി എത്താത്താക്ക് ഫസ്സമാവ് അലഹി മക്കുറൂഹൻ അവ ആറാമോ ഒന്നിക്ക് സമാഴ മക്കുറൂഹാവും എല്ലാം ആറാമാവും അപ്പോൾ മൗത്തുൽ നഫ്സ് മനുഷ്യൻ അൽഹാറുകൾ നല്ല നല്ല പോട്ടുകളിലേക്ക് ചെറുത്ത വെക്കുമ്പോൾ എന്ന് മനസ്സിലായി ഒന്നിക്കൽ മക്കുറു ചെയ്യുന്നുണ്ട് ആറാമ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണല്ലോ വന്നത് നഫ്സ് മരിക്കാത്ത രീതിയിൽ എല്ലാ രാഗങ്ങളും കേൾക്കുന്ന ഒരാളെ കണ്ടാൽ ഫർവ അവ വളരെ കഷ്ടപ്പാടിലാവുള്ളത് ഉള്ളത് ആ കേൾവി അള്ളാഹുനത്തിട്ടുള്ള ബുറകല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല അള്ളാഹുവാലം ഇനി മറ്റേത് സമായ വന്നാ കേൾക്കാമെന്നുള്ളൂ അതിനോട്ട് പരിപാടി തയ്യാറാക്കിയിട്ട് പാടോ വക്കടോ പാട്ട് വക്കടോ നോക്കുന്ന പരിപാടി അതിലുണ്ട് കുറച്ച് മസാലത്ത് നിന്ന് അതിന് പറയുന്നതാണ് അവൻ ഇനെ ഇഷ്ടപ്പെടൽ ലാമാലത്ത സംശയിക്കണ്ട ഈ ബഹ്താറത്തും വക്കീയത്തും മിനൽ ബപ്പാറത്തി ബപ്പാറത്ത് നിന്നെന്താ മടിയിലായിട്ട് ഇങ്ങനെ ചടഞ്ഞു കുത്തിരിക്കുന്നു പാട്ടും കേട്ടിട്ട് ഇങ്ങനെ കുത്തിരിക്കുന്നു വേറെ പണിയുന്നുണ്ടാവില്ല അപ്പം ബപ്പാറത്തിന്റെ ചെറിയ ബക്കീയത്ത് വാക്കിണ്ട് ടൈം ഉപയോഗപ്പെടുത്തി നിർത്തി പാട്ടും കേട്ടിട്ട് കർമ്മ നിരതരാവലില്ലേ ഇപ്പൊ ഇതെല്ലാം വന്നിട്ട് ഒന്നിക്കല് ദിക്കലിൽ വേണം അല്ലെങ്കിൽ ദിക്കലിൽ വേണം അല്ലെങ്കിൽ വിഭാഗത്തിൽ വേണം തിരാവത്ത് വേണം അല്ലെങ്കിൽ മുത്താരയിൽ വേണം അല്ലെങ്കിൽ മുസാക്കരയിൽ വേണം അല്ലെങ്കിൽ ഹിദിമത്തിൽ വേണം എന്തെങ്കിലും ഒരു പണിയൊരുക്കി വേണമല്ല ഈ അടങ്ങി കഷ്ടത്തിൽ കൂടുതൽ ആ ബത്താലത്തിലെ ബക്കയത്താണ് നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ തസ്സമാഹോ ഇന്നമാഹോ ദബാ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് സമാഴ് എന്നുള്ളത് ദവാഴാണ് മരുന്നിന്റെ സ്ഥാനത്താണ് എപ്പം മരുന്ന് കുടിക്കലുള്ളത് ആവശ്യത്തിന് മാത്രം എടുക്കാനുള്ളതാണ് ഒരു ഉത്സവമാണ് ആരിക്കലും ദ്വാപ്പാക്കൾക്ക് ബലഹീനന്മാർക്ക് തത്വനില ഹാലിയും അവർ ആലിന് ശക്തി പകരാൻ വേണ്ടിയിട്ട് ഫൈദ ഹസല ഷിഫാവും ഒരാൾക്ക് ശിഫ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇസ്തവൻ പിന്നെ മരുന്ന് കുടിക്കൽ നിർത്തണമല്ലോ അതുപോലെ വാസനായി കഴിഞ്ഞാൽ ഇവരെന്ത് വേണം സമാജ് നിർത്തണം പരിപാടി മാറി അപ്പൊ ഫൈദ റായിത്തൽ ഫക്കീറ നീ ഒരു ഫക്കീറിനെ കാണുന്ന ഏതൊരവസരത്തിൽ സമാ ഇഷ്ടപ്പെടുകയും അതിലേക്ക് ചായുകയും ചെയ്യുന്ന കണ്ടോ ഫലം അറിഞ്ഞോളണം അന്ന ഫീഹി ബക്കയ്യത്ത മിനൽ ബത്താലത്തി ബത്താലത്തിന്റെ ഒരു ബക്കയത്തോലിൽ അവശേഷിക്കുന്നു എന്ന് മനസ്സിലാക്കാം എന്താ ബത്താലത്ത് എന്ന് പറഞ്ഞാൽ വൽ ബത്താലം ഇദ്ദുൽ മുജാഹദത്തി മുജാഹദന്റെ ഓപ്പോസിറ്റ് ആണ് ബത്താലത്ത് മുജാഹദ ചെയ്യേണ്ട ആളാണ് അവർ തൽക്കാലം ലീവ് എടുത്തിട്ടുണ്ട് മുജാഹദത്തലഹു മുജാഹദാക്കില്ലാണ്ട് അല്ല മുഷാദത്തലഹു മുഷാദ കിട്ടൂല തില്ലാത്ത ആൾക്ക് ചെളിയില്ല എന്നല്ലേ പറഞ്ഞു ഒമല്ല മുഷാറത്തലഹു ലാഹിറുലഹു എന്നുണ്ടാവും അത് അധികപ്പച്ച അങ്ങനെ എല്ലാ വിഭാഗത്തിലുണ്ടാവും ഇതിലുണ്ടോ അതിന് അതിലോ ശരിക്കും തർത്തീപിന് പറഞ്ഞതേ ഉള്ളൂ ഒമല്ല മുജാഹദത്തലഹു ലാ മുഷാഹത്തലഹു മുജാഹദിയാണല്ലോ മുഷാഹദന്റെ അസലി മുജാഹദ ഇല്ലാത്ത മുഷാഹദ ഇല്ല വമല്ല സൈറലഹു ലാ ലഹു സൈറില്ലാത്താക്ക് വസൂലും ഉണ്ടാവൂല സൈറും മുജാഹിയ ഒന്നാണ് സൈറും മുജാഹിദ് ഒന്നാണല്ല സൈറിൽ എന്താ ഉള്ളത് അഹവർ റബ്ബി മാ നഫ്സി മുജാഹദ അപ്പൊ ഉസൂൽ ആ ആ മുഷാദന്റെ ഉസൂലും രണ്ടും ഇമാറത്തും തന്നെ അതിനിടക്കുന്നുണ്ട് വമല്ല മുഷാദത്ത് ലഹു ലാ സൈറ ലഹു എന്നൊരു ഇമാറത്ത് കാണുന്നുണ്ട് ആ അത് അറിയപ്പെട്ടാണ് ഉണ്ടായാൽ തന്നെ എന്താക്കണം മുഷാഹറയില്ലാത്ത ആൾക്ക് സൈരില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ട് എന്ന് വന്നാൽ മരുതോതും മുത്തതാറക്കും ബിസുലൂക്ക് എന്ന് പറഞ്ഞ വർത്തവക്കാറുണ്ട് സാലിക്കും മഹല് മജുദോബും മഹല് സാലിക്കും മുത്തതാറക്കും ബിൽ ജതുബ് മജുദോബ് മുത്തതാറക്കും ബി സുലൂക്ക് അവനിക്ക് എന്താ പറയാ മുഷാഹർ ആദ്യം ഉണ്ടായിട്ട് പിന്നീട് സൈലുണ്ടായി എന്ന് പറയാം എന്ത് തൽക്കാലം ഒപ്പിക്കാനേ നിർത്തിയുള്ളൂ പക്ഷെ അരിഭാഗത്ത് മുടങ്ങില്ല എന്ന് നോക്കും ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഉണ്ടെങ്കിൽ വല്ലത് എന്നുറ അന്നാവ ഇഷാറത്തിനില്ല മക്കാമൽ മധുഗോപിൽ മുത്തതാറത്ത് ബി സുലൂക്ക് എന്ന് വെക്കേണ്ടി വരുമെന്ന് പക്ഷെ അയാൾക്കുന്നുണ്ട് മുഷാഹത ഇല്ലാത്ത സെയിലില്ല എന്ന് പറഞ്ഞോളാം പറഞ്ഞോണ്ടാലും അവർക്ക് അതിലെന്ന് തോന്നുന്നു ഉമ്മക്കാല ورقصه فيه بغير وارد يسلبه عنه അങ്ങനെ പറഞ്ഞല്ലേ ആ അവിടെ ഫക്കീർ എന്നല്ല ഫകൈറു വാരിദിൻ എന്നായാലേ ശരിയാവുള്ളൂ കുറെ കൊല്ലങ്ങളോടെ ചിന്തിച്ചു കിട്ടിയാണ് ഫക്കീർ എന്നല്ല ഫകൈറു വാരിദിൻ എന്ന് വെച്ചാലേ ശരിയാവുള്ളൂ അല്ലെ വെയ്ത്ത് വെക്കൂല അതൊന്നും തന്നെയാ അപ്പൊ നോക്ക് അല്ലെങ്കിൽ നോക്ക് ഓ റക്കസുഹു ഓ ഇങ്ങനെ റക്കസ് ചെയ്യുന്നു എപ്പോ ഫീഹി സമായിരി എന്തുകൊണ്ട് ബിഹൈരി വാരിതൻ യസുലഭു അന്നു ഓണത്തൊട്ട് തൊട്ട് സൽബ് ചെയ്യുന്ന അവന്റെ അഹബാലുകളെ അവന്റെ ഹിസ് നിന്ന് വാരിത് വരാതെ കണ്ടുവന്ന റക്സ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ റക്സ് ഒന്നും ഉണ്ടാക്കിയില്ലേ വാരിത് വന്നതിന് ശേഷം റക്സ് വന്നാല് വാരിതിനോട് താപയിട്ടല്ലേ റക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹാലിയ റക്സ് പുറം അഭിനയായി മാറിയില്ലേ എന്നാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ റക്സ് വാരിദിൻ എന്ന് പറഞ്ഞാൽ എന്തായി ജവാബായി അത് വാരിതാവാത്തതാകുന്നു ഇത് റക്കസ് അപ്പൊ ഗൈറു വാരിദ് എന്ന് വെച്ചാൽ മഷായിഹന്മാർ അതൊക്കെന്ന് വാരിദാവാത്തൊരു പരിപാടിയാകുന്നു എന്ന് വാരിദിന് അങ്ങനെ അർത്ഥം കൊടുത്താൽ അല്ലെങ്കിൽ ആ റക്കസ് ചെയ്യുന്ന വ്യക്തി ഗൈറു വാരിദിൻ എന്ന് പറഞ്ഞ അവലിയാക്കന്മാർ പങ്കെടുക്കുന്ന ഈ രംഗങ്ങളിൽ വാരിദാവാത്ത വ്യക്തിയാകുന്നു ഈ ഇതിന് അർത്ഥോപ്പൂല ഫക്കീറും വാരിദ് എന്ന് അർത്ഥോപ്പിക്കുകയും ചെയ്യില്ല ഒരു അർത്ഥോപ്പിക്കുകയും ചെയ്യില്ല എല്ലാം തന്നെ അതിനെ ഒരു തരത്തിൽ ഒപ്പിക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ട് ഒന്നാമത്തെ ശരിയാക്കി തന്നെ അങ്ങനെയും അർത്ഥം മനസ്സിലായില്ലേപ്പാ ഇപ്പൊ ഒരു വ്യക്തി റക്സ് ചെയ്യുന്നു ഏതൊരു ഫീ സമാന്റെ ഹാദിരി എങ്ങനെ അവനെ അവനെ തൊട്ടിട്ട് ഫണാക്കി കളയുന്ന അവനെ സെൽഫ് ചെയ്യുന്ന വാരിത് വരാതെ കണ്ട് റക്സ് ചെയ്യുന്നു റക്സ് ചെയ്താൽ അവൻ ഔലിയാക്കന്മാരുടെ ഇതിൽ വാരിദാവാത്ത വ്യക്തിയാകുന്നു ഒന്നിക്കൽ അല്ലെങ്കിൽ ആ റക്കസ് അവലാക്കണത്തൊട്ട് വാരിദാവാത്തൊരു പരിപാടിയാകുന്നു എന്നായി വെറുതെ രണ്ടർത്ഥം കൊടുത്തു കത്ത കബ്ബക്കൽ കലാമു അല റക്കസി അതിനെപ്പറ്റിയുള്ള മസാല തഹരിതാക്കലെല്ലാം മുമ്പ് കഴിഞ്ഞു ഇപ്പോൾ ഇന്ത കൗലിഹി അതിനൂടെ ആവർത്തിച്ചത് ഈ ഹജുബുൽ ഹാലാണ് ബിഹാരി മാറി യസ്ലുബുഹോൻ ഹാലിന്റെ ബലമുണ്ടല്ലോ കമ്പിലേക്ക് ആ ഹാല് വരാതെ കണ്ട് തട്ടു തുടങ്ങിയാൽ അത് വെറും പ്രകടനം മാത്രമായി ചിലക്കില്ലപ്പാ നിങ്ങൾക്ക് ഉണ്ടാകുന്നു നീക്കണ്ട ആരും മറ്റോടെല്ലാം നിൽക്കുന്ന ആരും പിടിച്ചിട്ട് ഇതാക്കിയത് ജീവിക്കുന്ന ആളില്ല മാ യുഗനി കത്തക്കത്തമാന്റെ ഭാര്യ മാ യുഗനി അന്യാദത്തി അതിവിടെ മടക്കി പോരേണ്ട ആവശ്യമില്ല അവനവന്റെ നഫ്സിനെ കൊണ്ടുള്ള ഷുഹൂറിനെ തൊട്ട് അറിവുണ്ടല്ലോ അറിവിനെ തൊട്ട് അവനെ ഊരിക്കളയുന്ന തരത്തിലുള്ള വാരിത് വരാതെ കണ്ട് റക്സ് ചെയ്യൽ വാരിതിൻ ആ റക്സ് ഹൈറുവാരിദാന്ന് അപ്പുറോട്ട് പോയത് വന്നിട്ട് ഇങ്ങനെ നല്ലത് പണ്ടേ പറഞ്ഞു അല്ല അല്ല കത്തക്കത്തമാന്ന് പറഞ്ഞിട്ട് വാരിത് വന്നിട്ട് പിന്നെ ഇളകട്ടെ പിന്നെ എന്താ ചോദ്യമില്ലെന്നല്ലേ പറഞ്ഞു പിന്നെ ഒരാളെ വാരിദിൻ ഐ ഷാരബി മിൻ ഷറാബിൽ കവും കൗമിന്റെ ഷറാബിൽ നിന്ന് കുടിക്കാത്ത വാരിതല്ലാത്ത വ്യക്തിയാണെന്ന് ഇപ്പൊ എന്താക്കി അർത്ഥം വെച്ചത് വാരിദിനെന്തർത്ഥം കൊണ്ട് വെള്ളത്തിലേക്ക് കുടിക്കാൻ പോകുന്ന ആള് പക്ഷെ ഇല്ലായ്യക്കൂന അങ്ങനെ ചോദിക്കുമോ പിന്നെ സാധനയൊക്കെ ആല് വരാണ്ടല്ല ആളുണ്ടല്ലോ അത് പറയുന്ന ഇല്ലായ്യക്കൂന തവാജുദൻ മുസവാജിദിൻ വജുദ് അനുഭവിക്കാൻ വേണ്ടി പണിയെടുക്കുന്നുണ്ടാവുമല്ലോ അതിനെ പണ്ട് തശബുഹു എന്ന് പറഞ്ഞത് നമ്മളെന്തല്ല പറഞ്ഞത് തശബുഹുണ്ട് തഹക്കുണ്ട് തശബുഹുണ്ട് തക്കല്ലുഫുണ്ട് തസന്നുണ്ട് തസന്നിനെ പറ്റിയാണ് ഇപ്പം സംസാരിച്ചത് തവാജുകത വജുദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നതാണ് ആ അതിൽ ആയാലൊഴികെ അല്ലെങ്കിൽ മുത്തവാജിദിന് എന്താക്കും നമ്മ സഹകരിച്ചു കൊടുക്കുന്നു ഓരൊറ്റപ്പെടാതിരിക്കാൻ ഇസ്ആപ്പ് ഉണ്ടല്ലോ ഇപ്പൊ മുസാഹത്ത് എന്നാ ഫലാബോസബി അത് ഞാൻ തിരക്കടില്ല ഒരു സാധിക്കാവ് ഒരാളുണ്ട് അയാളോടൊപ്പം എന്താ അയാൾക്ക് നമ്മൾ സഹകരിച്ചു കൊടുക്കുന്നു ശ്രദ്ധിച്ചില്ല ഏ കശം മൗലായി അപ്രകാരം ചെയ്യുന്ന ആൾക്ക് എത്ര എന്ന് പറയാൻ പാടില്ല അപ്പൊ വാരി ഏതർത്ഥം കൊടുത്തു വറത കുടിക്കാൻ പോയി മറ്റൊരുത്തുണ്ട് വറദത്തിൽ അടിയത്തി എന്ന് പറയില്ലേ ഇപ്പൊ വശേഷന്മാർ തൊട്ട് വാരിദായതെന്ന് ആ അർത്ഥം കൊടുത്തു ഔ തക്കൂലു റഖസുൽ ഫക്കീരി ഔ ഔ ഒരു ഫക്കീർ റക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെന്താക്കുന്നു മറിഞ്ഞൊട്ടി വീന്ന് അല്ലെങ്കിൽ അട്ടഹാസിക്കുന്നു അത് മിൻ വാരിദിൻ വാരിദില്ലാതെ കണ്ട് എന്നാ പഹുവ ആ റക്കസ് വാരിദില്ലാത്ത റക്കസോ അട്ടഹാസങ്ങള് വിദ്യാർത്ഥം വൈറു വാരിദിൻ ഫിഷറിയുണ്ടാവും ആ പറഞ്ഞാൽ അർത്ഥം മാറി ഹദീസിൽ വാരിദായിരിക്കുന്നു എന്ന അർത്ഥത്തെ ഇപ്പൊ കൊണ്ടുപോയത് അങ്ങനെ ഉണ്ടാവും എന്നിട്ട് ഇത് തനതായിട്ട് خلع بغير الخلع بعد عن الحق بعين الجمع മുമ്പ് പറഞ്ഞിട്ടുണ്ട് പാട്ട് പാടി ആരം കിട്ട് വരുമ്പോ തൊപ്പിയിൽ ഊരിയിട്ട് വാച്ചൽ വെച്ചിട്ട് എനിക്കെല്ലാം കൊടുത്തൊക്കെ നീ കെട്ടിക്കോ സാറി നീക്കുന്നെല്ലാം പറഞ്ഞിട്ട് അത് കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മക്ക് നിലയിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരാൾ വലിയ സാരാർത്ഥമുണ്ടത് ഇത് സാരി കിട്ടും എന്ന് പറഞ്ഞിട്ട് കേട്ടിലിട്ടാന്ന് പൈസ കൊണ്ട് കൊടുക്കും ഞാൻ പൈസ തന്നെ വായിച്ചു കൊടുക്കുന്ന ആളുണ്ട് പിടിയുന്നുണ്ട് അവ കുറച്ചൊക്കെ പറയുന്നത് എന്റെ പൈസ പിന്നെ തലയിൽ കിട്ടുകയാണില്ല കരുതി എടുക്കുന്നു നമ്മുടെ മനസ്സിലായി നേരത്തെ കൊടുത്തത് ഓ എന്തോ പടായി കൊടുത്തത് അതായത് പറയുന്നത് വാഹുഹു അവൻ തിരിച്ചു വാങ്ങലേ പിടിക്കലേ അൽ ഖില ഈ ഊരി കൊടുത്ത സാധനത്തിന് ഉരുണ്ട രീതിയിലല്ലാത്ത ഊരിട്ടാണ് തിരിച്ചു വാങ്ങുന്നത് അത് ബുഴതാണ് ദൂരപ്പെടലാണ് അനിൽ ഹക്കിനെ തൊട്ട് അയിനുൽ ജമ്മുള്ള ഹക്കിക്കാലത്തിനെ തൊട്ടിട്ട് ദൂരപ്പെട്ട പരിപാടിയാവുന്നു അത് കിട്ടിയാ കിട്ടിയാക്കുന്നില്ല ആരിക്കാണോ കൊടുത്തത് ഓയ്ക്ക് കൊടുക്കും അതിന്റെ ഹക്കുമെല്ലാം പണ്ട് കഴിഞ്ഞ് വീട് പോയാൽ എന്തായിരിക്കും അന്നുകൊണ്ട് കൊടുത്താൽ എന്താകത്തുന്നു വീണാ ഓർക്ക് തിരിച്ചേൽപ്പിക്കണമെന്നില്ല പറഞ്ഞു ഓർ അസ് ചെയ്തോണ്ടിരിക്കുമ്പോ ഗെയിമൊന്ന് വീണുപോയി വീണാൽ എടുത്തിട്ട് ഓർക്ക് തിരിച്ചേൽപ്പിക്കണം അത് ആർക്കും വിൽക്കാവില്ല എന്നാണ് ഒരാൾക്കും കൊടുത്ത് എന്നാ കൊടുത്താൽ എടുക്കാന്നല്ലോ പറഞ്ഞു അതായത് പിന്നെ ഹിസ്റ്റ് കുട്ടികൾ കൊടുത്താൽ കബൂൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ചർച്ച എല്ലാം കഴിഞ്ഞു പോയത് എല്ലാം പറഞ്ഞു പോയി കത്തക്കത്തമൽ കലാമു അലൽ ഹൽ വസ്ത്രങ്ങള് സാധനങ്ങൾ എന്തല്ലോ ഊരി കൊടുക്കുന്നതിന്റെ അക്കമ്മ പണ്ട് പറഞ്ഞു അവന്റെ വസ്ത്രങ്ങളാലോ മറ്റോ ഊരി ഒന്നുണ്ടല്ലോ അത് തിരിച്ചു വാങ്ങുന്നു എപ്പോ ഊരിയത് എന്റെ ഉറൂതില്ല അഹ്വാൽ അഹ്വാൽ വാരിതാകുന്ന അവസരത്തിൽ ഊരിയ സാധനം പിന്നീട് എന്താക്കുന്നത് തിരിച്ചു വാങ്ങുന്നു വാദാൻ അന്നു അവനെ തട്ട് അത് ഊരി ഒഴിവാക്കിയല്ലോ എന്നാ പൗമ ആയുധനില സതക്കത്തി അവൻ സതക്കനെ കൊല്ലം അടങ്ങി വന്ന ആളായി സതക്ക ചെയ്ത സാധനം തിരിച്ചു വാങ്ങിയ ആളായില്ലേ കൊണ്ടാണ്ടി സാധനങ്ങൾ തന്നെയുണ്ട് അത് കൽ കൽബ് യാവുദുഫി ഉദാഹരണം പറഞ്ഞത് നബി സല്ലാ അലൈവല്ലം ഛർദിച്ചതിന് രണ്ടാമതെത്തുന്ന നായ പോലെയാണെന്ന് ഉദാഹരണം പറഞ്ഞില്ല എല്ലാം മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജം അതായത് ശരിയായ ജം ആ ജംപ കൊണ്ട് തഹക്കീക്കാവുന്ന തൊട്ടം ദൂരത്താകുന്നു ഐദ് ഹൈദ് ജംഅ يعني أنه بعيد من حيث يظن القرب സാമീപ്യം കിട്ടാൻ ആഗ്രഹിക്കുമ്പോഴേക്ക് അകൽച്ചയാണ് ഉണ്ടായത് അപ്പൊ ഈ ജഹലും മുറക്കബുന്ന് അപ്പൊ അവന്റെ വലിയ ജഹലും മുറക്കമുണ്ട് ഒന്ന് ജയിലി കൊടുത്ത സാധനം തിരിച്ചു വന്നത് മറ്റൊരു ജയിലി ഇവൻ വലിയ ആളാണെന്ന് മനസ്സിലാക്കിയത് തെറ്റിച്ചുകൊണ്ട് മാത്രം ചേച്ചി സമ്മക്കാല അവൻ അതെന്താ ഒരു ശിക്ഷാ നടപടി പറഞ്ഞിട്ടുണ്ട് നമ്മളെ സദസ്സിൽ നിന്ന് കുറ്റക്കടി കാട്ടിയാലേ അതും എണീച്ചിന്ന് നിർത്തിച്ചിട്ട് ഇങ്ങനെ കുത്തനെ നിൽക്കണോ നമ്മൾ മത്സ്യ വിദ്യാർത്ഥികളൊക്കെ ബെഞ്ചിനൊക്കെ ചേർത്തുന്നില്ലേ ഇപ്പൊ അങ്ങനത്തെ ശിക്ഷാപടി അത് പഴയകാലത്തുണ്ടായിരുന്നു ഇപ്പൊ നടപ്പിനില്ല എന്ന് ഷാരിയെ വാത്തിലാക്കിയല്ലോ അങ്ങനത്തെ ചെറയിലില്ല അതുകൊണ്ട് അങ്ങനത്തെ ശിക്ഷാ നടപടിയൊന്നുമില്ല ബെഞ്ചിമക്കേറ്റ് നിർത്തലുമില്ല കൈയും കെട്ടി നിർത്തലില്ല ഏറ്റോടിക്കലില്ല ഒന്നും പരിപാടിയില്ല എന്നാണ് അത് പഴയകാലത്തൊന്നും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചെറയിലില്ല എന്നല്ലേ പറഞ്ഞു പണ്ട് ഇങ്ങനെ ഇതിനൊക്കെ വിളിക്കില്ലേ പാമ്പറ്റെന്ന് അതിപ്പോ ഇപ്പൊ ഉറങ്ങുന്ന പിള്ളേർ ഒറ്റ വിളിച്ചാൽ കുറച്ചു നേരത്തേക്ക് ഉറക്കില്ലുണ്ടാവും നല്ല ഉന്മേഷം കിട്ടും അതെ മോന് തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റൊന്നും ചെയ്യാണ്ടാണ് വന്നിട്ട് നടക്കുന്നു കുമ്പിടി നിൽക്കുന്നു അതുകൊണ്ട് തട്ടിപ്പന്ന അതെ ചില തരിക്കുത്തേർക്കുണ്ട് ആരെ കണ്ടാലും പൊരുത്താക്കണേ പൊരുത്താക്കണേ എന്ന് പറയും പൊരുത്താക്കണ ഉണ്ടെങ്കിൽ നീ പൊരുത്തൊന്നും നിൽക്കുന്നു അത് തരിക്കുത്തേറെല്ലാം ഇടയിലൊക്കെ ചെയ്യുന്നു ആരോടും പറയും പൊരുത്താക്കണേ നിങ്ങൾ അതേ കാണുന്നിരിക്കൂ പൊറ്റാക്കണേ ഇത് പൊറ്റാക്കുണ്ട് അത് ഒരു തട്ടിപ്പാണ് റൽസ അവൻ തലകും വിടുക അല്ലെങ്കിൽ പൊത്തം ചോദിക്കുക ഒരു തെറ്റും ഉണ്ടാവില്ല അല ഈ ഒരു സഹോദരന്റെ മേലിന് വേറൊരു തെറ്റും ചെയ്യാതെ കൊണ്ട് പൊരുത്തം ചോദിക്കല് മാപ്പു അപേക്ഷ ഇല്ലല്ലോ റൈ റഫീൽ കോമി നമ്മുടെ അൽക്കോമിന്റെ പണിപ്പെട്ടതല്ല അത് ആവശ്യമില്ലാത്ത അത്തയ്യാത്ത ചെയ്തിട്ട് അന്റെ കാല് നിങ്ങൾ നേരത്തെ കൂട്ടിപ്പോയി അദ്ദേഹം തിരിഞ്ഞവരെ പൊരുത്താക്കണേന് പോയി പണി നോക്കണോന്ന് പറഞ്ഞു എനിക്ക് ഒറ്റ കലമ്പ് നൽകി അത്തയ്യ തിരിഞ്ഞുമ്പോ കാലിനെയും കിട്ടില്ല പരസ്പരം ഇത് എല്ലാവർക്കും പൊരുത്താക്കാൻ പറ്റുന്നു അന്റെ കാലടി നിങ്ങൾ മേറ്റുമുട്ടിപ്പോയി പൊരുത്താക്കണേ തക്കത്ത ശബ്ദമാ അന്ന ഹത്തപ്രസ് ഇന്ത മാലായം പറയും പാടില്ലാത്തൊരു കാര്യം തങ്ങൾ ചെയ്തപ്പോൾ ഈ തലകുമ്പടലി ലൈസം ഈ ശൈലി സൂഫിയത്തിയത് സൂഫിയത്തിന്റെ പട്ടതല്ല പല അമല അഴകി അതുകൊണ്ട് അമലും ഇല്ല പട്ടേ പറഞ്ഞിട്ടുണ്ട് ഫൈദുൽ ഫക്കീറു അങ്ങനെ ഒരു ഫക്കീറൊക്കെ ചെയ്താലോ ഫക്കത് അവർ തെറ്റ് ചെയ്തിരിക്കുന്നു അതൊരു തെറ്റാണ് അയാൾ പറഞ്ഞത് ഇത് ലൈസ രസംബിന ലൈസ ഫീ രസം ഷാഹിൻ ആയതും തിരക്കുകളിലായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പരിപാടി ഷാഹിന്റെ വക്കലിന് ചെയ്യണമെന്ന് വന്നിട്ടില്ല അപ്പൊ വേണ്ടാത്ത ചെയ്താൽ എന്താകും വിധിയൊക്കെ വരുമല്ലോ അപ്പൊ ബഹുവ കരീബമിനൽ അപ്പൊ വിദേഹത്തിനോട് കഴിയുമായല്ലോ തനിച്ച് വിദേഹത്താന്ന് പറഞ്ഞുണ്ടെങ്കിൽ ചെറിയ സായിബത്വം എന്നുണ്ടോ അപ്പുറത്താക്കി ഈ വാർത്തങ്ങളുടെ കഴിവ് തനിച്ച് വിദേഹത്താന്ന് പറഞ്ഞില്ല വിദേഹത്തിനോട് കഴിയുമായി പോയി അതുകൊണ്ട് ഒരാൾ നല്ല നീയത്തോട് കൂടി ഒരാൾക്ക് ശിക്ഷ നടപ്പിലാക്കുന്നു ബിജുമൊക്കെ നിൽക്കടാ അതെല്ലാം മറിച്ചു പുറത്ത് നിൽക്കും ബിജുമൊക്കെ നിൽക്കും എന്നൊക്കെ പറഞ്ഞാലേ ഈ ശിക്ഷാ നടപടി എന്നൊക്കെ ആക്കിമ കാണുന്നുണ്ടെങ്കിലും അപ്പൊ വിദഗ്ധാന്ന് പറഞ്ഞുകൂടാലോ എന്നൊരു തോന്നലേ നമ്മുടെ കരീബുകൾ വിദ്യാന്ന് പറഞ്ഞു ثم قال وقد ذكرنا حكم الاستغفار عين القيامة ليس عوفا جاري തെറ്റീതാട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ വന്നിട്ട് ഒരു ഇസ്തീഫാർ ചെലവ് സദസ്സിൽ വന്നിട്ട് സോഫറുള്ളോ അല്ലതീം സോഫറുള്ളോ അല്ലതീം ഇസ്തീഫാറിന്റെ കിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അതും ഇവിടെ വേണ്ട നാം പറയും വക്കത് തക്കർന്ന നാം മുമ്പ് പറഞ്ഞു ഇസ്തീഫാറിന്റെ ഹുക്കുമ് ഏത് ഇസ്തിഫാർ അള്ളാഹുവിനോട് അസ്താഫിലുള്ളാലീം ചെല്ലുന്നത് തോബന്റെ ഇസ്തിഫാർ അല്ല ഇത് സദസ്സിനോടൊന്നോ തെറ്റ് വകയില് ക്രിയാമൽ ഇസ്തിഫാർ മാപ്പാക്കണേന്ന് പറഞ്ഞിട്ട് അപ്പ ആ അത് ലൈസ് ഉറഫൻ ജാരി അത് നടന്നു വരുന്ന ഒരു ഉറഫല്ല അംഗീകരിക്കാൻ പറ്റൂല മുമ്പ് പറഞ്ഞിട്ടുണ്ട് കത്തക്കത്തമായാലും ഹുക്കുമൽ ഇസ്തിഫായി വാന്നഹു ലം യജ്രി ബിഹി ഉറൂഫുൻ ഏത് ഇസ്തിഗ്ഫാർ അതിന് ഖിയാമെന്ന് പറഞ്ഞു ഇസ്തിഗ്ഫാറിന്റെ ഖിയാം قال الشيخ زروق رضي الله عنه പറയുന്ന هذه الثلاثه മൂന്നെണ്ണം പറഞ്ഞല്ലോ ഇത് റക്കസ് അഹദ് ഹത്തർ അത് മൂന്നെണ്ണം അഹദ് മുതലായവ യാനി അഹദുൽ ഖൽഇ ഒന്ന് ഹത്തുർ റസ് ഖിയാമുൽ ഇസ്തിഗ്ഫാർ ഇത് മൂന്നും ലൈസമി മസലബ് തരീക്കത്തി തരീക്കത്തിന്റെ മസലൂബേ അല്ല അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല എന്നാണ് ആ വിഗ്രഹത്തിൽപ്പെട്ടതാ വലാബിൻ മുജിബാത്തിൽ ഹക്കീക്കത്തെ ഹക്കീക്കത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന മുജിബാത്തിൽ പെട്ടതുമല്ല പിന്നെ എന്നാ പിന്നെ ശരീരത്തിലുണ്ടോ വലാബിൻ ഹക്കാമി ശരീരത്തിൽ പെട്ടിട്ടില്ല വൈകാരല വജുഹുൻ അതിന്റെ തകവീർ തെളിവിൽ ചെയ്യാൻ പറ്റിയ ന്യായം അവിടെ കാണുന്നുണ്ടെങ്കിലും ആ കണക്കിലെടുത്താൽ നമുക്ക് മുമ്പുണ്ടാക്കിയ കരീപം വിരൽ വിദ്യാർത്ഥി എന്ന് പറയാനുള്ള കാരണം തനിച്ച് വിദ്യാർത്ഥ പറഞ്ഞില്ല സാരി എത്രത്തോളം ശ്രദ്ധിക്കുന്ന മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യം ഒഴിവാക്കലാണ് നല്ലത് ഇനി ഇങ്ങനെ പറഞ്ഞ തകവീരന്റെ വജിലുണ്ട് അത് പ്രകാരം ഒരാൾ ചെയ്യുന്നോ ചെയ്യുന്നില്ല കുറ്റപ്പെടുത്താനും വേണ്ട അതാണ് തസ്ലീമുലിൽ ആമിലി ബിഹ ഈ പറയപ്പെട്ട കാര്യം കൊണ്ട് അമൽ ചെയ്യുന്ന അത് നമ്മൾ അത് സമ്മതിച്ചൊടുക്കൽ ലാസിമാണ് ഈ മഹാനിൽ ഇഷ്തിബാൽ ആ തകബീരന്റെ ഇഷ്തിബാഹാറാക്കിയുണ്ടല്ലോ ബാലുനാഥ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ബാധിച്ച് തെരുവിലാണുള്ളത് കൊണ്ട് എതിർക്കാനും പോണ്ട ശാരി എല്ലാം കണ്ട് വളരെ സമർത്ഥനായ ആളല്ലേ ചുമ്മക്കാരൻ അതെ അങ്ങനെ വരുന്നു ഞങ്ങൾ ഉണ്ടായിട്ട് الأعاجم إلة نفس وهو فيه آثم وميله ഇവൻ ചായല് ആരെക്കൊള്ള അറബികളെ കൊള്ളയും ചായന്ന് അജമികളെ കൊള്ളയും ചായന്ന് എന്നുവെച്ചാല് ആരെല്ലാം വിളിച്ചുകൂട്ടുന്ന എല്ലാവരും ഓയ്ക്ക് പോണം അറബിയും പോണം അജമിയും പോണോ മറ്റവനും പോണം മറ്റവനും പോണം എല്ലാവരും പോണം എല്ലാവാക്കി വിളിച്ചുകൂട്ടുന്നു അത് ഇല്ലത്തു നസ്തിൻ അത് നസ്തിന്റെ ഇല്ലത്താണ് ഒക്കെ നാളെ ഒക്കാത്തവരെ എല്ലാം ബാധി വിളിച്ചു കൂട്ടുന്നുണ്ടല്ലോ അപ്പൊ അപ്പൊ ഇവർക്ക് ഈ വണ്ടി നയിക്കാൻ കഴിയൂല സാധിക്കായ ആളെ മാത്രം കൂട്ടി മഹിമ്യങ്ങളെ കൂട്ടാന്നല്ലാതെ കണ്ട് എല്ലാവരും ആജിമെന്നും അറിഞ്ഞുകൂടെ എല്ലാവരും നിങ്ങളെന്ന് ഓർമ്മയുണ്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇരിക്കാൻ പറയാന്ന് പറഞ്ഞ് ജനറൽ മാറ്റുള്ളിന്ന് എന്നുകൊണ്ട് എത്ര ആള് പറയാൻ കുറച്ചാൾ ഇത് ആളുണ്ടാകുമ്പോൾ ഇരിക്കാൻ കാത്തിക്കുന്ന ആളും ഉണ്ടാവും അറിയിക്കുന്ന തട്ടിച്ചിരുന്നാ വേണ്ടി ആഗ്രഹിച്ചിട്ട് സീറ്റ് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്ക് സീറ്റ് കൊടുക്കുകയും വേണം അത് ഇല്ലത്തു നഷ്ടം അപ്പോൾ വഹുവ ഇവനാണെങ്കിലോ ഈ ഈ മയിലിന്റെ വിഷയത്തിൽ ആദ്യം കുറ്റക്കാരനാവുകയും ചെയ്യും അല്ലേ കൊടുത്തു മീ ശരീരിൽ ഫക്കീരി ഒരു ഫക്കീരന്റെ കാര്യത്തിൽപ്പെട്ടതാകുന്നു തുടക്കത്തിൽ അൽ ഫിറാറോ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കൽ ആവശ്യം വലിസ്തിഹാഷുമിന്നും ജനങ്ങളെ തൊട്ട് വഹശത്ത് സിദ്ധിക്കരുത് ഇതിനകത്തല്ല വേണ്ടത് വഹശത്ത് സിദ്ധിക്കരുണ്ട് ഇതാണ് എല്ലാവരും പെണ്ണുകളും മണ്ണാത്താളെല്ലാം ഇവിടെ അണിഞ്ഞുകൂടിയിട്ടുണ്ടല്ലോ വഹശത്ത് എത്ര വരെ പോണം ഹത്ത യഥമക്കരൽ ഹൃദോ തീ അലത്തമാം അതിൽ പൂർണ്ണമായ തൊണ്ണൂറ് തമക്കുനാകുന്നത് വരെയും ഈ അവസ്ഥയെ കൊണ്ട് ജനങ്ങളെ തൊട്ട് അകൽച്ചയും അതേ തൊട്ടുള്ള വഹിഷത്തുണ്ടാവും വഹൈന ഇരിൻ അപ്പൊ തമുക്കുന് കരസ്ഥമാക്കിയാലല്ല ആ ബഹുസ ഒരു തിരക്കുകളില്ല ഇവന്റെ നിയന്ത്രണത്തിൽ എല്ലാവരും കൊണ്ടുവരാൻ കഴിയുമല്ലോ ആ യുഹാലിത്തഹം ജസ്മിഹി ശരീരം കൊണ്ട് ഓറോപ്പം സഹകരിക്കാം പിന്നെ വൈഫാലിത്തഹം ബി കൽബിഹി കൽബ് കൊണ്ട് അകലുണ്ടെങ്കിൽ അകലിയും വേണം ശരീരം കൊണ്ട് ഇങ്ങനെ സഹകരിച്ചു കൊടുക്കരുത് നമുക്കുനാവാത്ത അവസ്ഥയിൽ എന്ത് വരും ജനങ്ങളെ കൂട്ടത്തിലും കൂടിയ ജനങ്ങൾക്ക് ഒപ്പി ജീവൻ നീങ്ങേണ്ടി വരും ഇവന്റെ കൺട്രോളോ മറ്റോടെ കിട്ടൂല നല്ല വരിക അത് അറബികളും അജ്മികളും വെച്ചാൽ എല്ലാവരും ജനങ്ങളെ കൊള്ള ചായൽ വഹബ് അവരോട് കൂടിക്കിടന്ന് ഇഷ്ടം വെക്കലും ഇഫിലാസിന്റെ ദലീലാകുന്നു അതുകൊണ്ട് ഇതിൽ ഇസ്തിനാസുബിന്നാസിമിൻ ഇസ്ലാസ് എന്ന് പണ്ടേ സുഫിയാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇഫ്ലാസ് അവ കൂട്ടത്തിൽ കൂടാണ് ഈ സസ്യക്ക് പങ്കെടുക്കാനായി വലിയത് വലിയ താല്പര്യം വക്കാല ബാഗും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് മൻ ഹാലത്തന്നാസും അമൻ ദാറാകും ആകും അമൻ വാആറും വക്കാഫീമാ വക്കാഹു ഹലക്കഹമാ ഹലക്കൂം മൻഹാലത്തന്നാസ് ജനങ്ങളോട് ഒരാൾ മുഹാലത്ത് ചെയ്ത് എന്താക്കേണ്ടി വരും ധാരാളം ഓർക്കൊപ്പിച്ചിങ്ങനെ പോളി ചെയ്ത് നിൽക്കേണ്ടി വരും ആരെയും ഉറപ്പിക്കരുത് എല്ലാവരും വിരുത്തും പോണം ആരെയും കളഞ്ഞുവിടാം മുതാറാത്ത് കൊണ്ടി വരും മുതാറാത്തിന് കഴിഞ്ഞാലോ വമൻ ദാറാഹും റാഹും അപ്പൊ ജിയാദ് കാട്ടേണ്ടി വരും വമൻ ദാഹും ജിയാദ് കാട്ടാൻ കഴിഞ്ഞാലോ വക്കാഫീമാ വക്കും അവർ അകപ്പെട്ട കൊണ്ടേതാണ് കൊണ്ടി വരും പോയി വീണു അപ്പൊ പാലക്ക കമാലക്ക അവർ മലക്ക ഇവർ മലക്ക ഇപ്പൊ ചുരുക്കത്തിൽ ജനങ്ങൾ ഓനെ വശീകരിച്ചു എന്നായി തമക്കുനാവാണ്ടെന്നാണ് തമുക്കിനായി വലിയ ആളെന്നാണോ എന്നാൽ ഷെയ്ഖിന് പറഞ്ഞതിന് അപ്പുറം ജനങ്ങൾക്ക് നടത്താൻ കഴിയൂല ഇങ്ങോട്ടായിരിക്കുക അപ്പൊ അവിടെ തടി കൊണ്ട് കൂടി കൊടുക്കണം മനസ്സിലല്ലത് സഹായിക്കാനും പറ്റൂല എന്നാണ് ولله در الشيخ الحضرمي رضي الله عنه حيث قال اشخى من الذكر بين الناس وارض به فهو أسلم للدنيا وللدين من عاشر الناس لم تسلم ديانته ولم يزل بين تحريك وتسكين ഇഷ് നീ ജീവിക്കണം ഹാമില ദിക്കറായിട്ട് പേരും പെരിയ പേരും പ്രശസ്തിയൊന്നും വേണ്ട എല്ലാം അടക്കി വെക്കുക ബൈനന്ന ജനങ്ങളിടയിൽ ദുബാമതി ആ ഹൊമോന് കൊണ്ട് നീ പൊരുത്തപ്പെടുകയും ചെയ്യണം അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വെച്ചിട്ട് ദുഃഖിക്കാനും പാടില്ല പേര് പ്രശസ്തി കിട്ടുകയും ചെയ്യും ദുഃഖമൊന്നും പറ്റൂല എന്റെ പേര് പ്രശസ്തി ഒന്നുമില്ല അപ്പൊ ഫോട്ടത്തിൽ കണ്ടില്ലല്ല അപ്പൊ ഇന്നത്തെ പേര് വൈകി എന്റെ ബോട്ടുണ്ടോ നോക്കിയട്ടെ ഞാനുണ്ടാ നോക്കിയാൽ അവിടെ പൊരുത്തായിക്കോളണം ഹൊമോലോ ദിക്കില്ല ഫഹുവ അതാണ് അസലമുനി ദുഞ്ഞാവീൻ ദീനിന് ദുഞ്ഞാവും രക്ഷപ്പെടാൻ ഈ നല്ല മാർഗം അതാ അതിനെ ദൂഷ്യ പറയും ജനങ്ങളോടോളം ആശ്രത്ത് ചെയ്താൽ ലം തസ്ലം ദിയാനത്തു അവരെ ദീനി രംഗം രക്ഷപ്പെടാൻ പോകുന്നില്ല വലം തയ്യസൽ അവനായിക്കൊണ്ടേയിരിക്കും അതിനെ താരീക്കും തസ്കീനി അടക്കത്തിന്റെയും അടക്കത്തിന്റെയും അടുക്കായിരിക്കും അപ്പൊ ജനങ്ങൾക്കൊപ്പിച്ച് അടക്കേണ്ടിയും വരും ജനങ്ങൾക്കൊപ്പിച്ചിട്ട് അടക്കേണ്ടിയും വരും അപ്പൊ അടങ്ങ് നൂറ് വട്ടം ഉളയുമ്പോ ഇങ്ങനെ അടങ്ങേണ്ടി വരും ഇന്നത് പറയുന്നവരുമ്പോ അത് പറയേണ്ടിയും വരും ക്രിസ്ത്യനും രാജക്കീന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇവനിങ്ങനെ കളിപ്പിക്കപ്പെടുന്നുണ്ടാവും വക്കാല ചില ജനങ്ങൾ മഹാന്മാർ പറഞ്ഞു ജനങ്ങളോട് മുഖാലത്ത് ചെയ്യണം എന്നും അതോടൊപ്പം കുറ്റത്തിൽ നിന്ന് സലാമത്തും കിട്ടണം എന്ന് രണ്ടും കൂടി ആഗ്രഹിച്ചാൽ ഫക്കത് റാമൽ മുഹാൽ അവൻ മുഹാലായ സംഗതിയാണ് കുതിച്ചത് സംഭവിക്കാത്ത മുഹാല കുതിച്ചു ഏതുപോലെ കമൻ ഹാറത്തന്നാറബിൽ ഹത്തബി വിറകുമായിട്ട് തീ കത്തുന്ന സാധനം ഹത്തബ് ഇന്ധനം തീയുമായി സമീപിച്ച് വള്ളന്ന സലാമത്തം ഹെത്തറാക്ക് പൊള്ളലേക്കാൻ പാടില്ല തീരുമാനിച്ച മതിയായി ആ اليه منه فلا പറയുന്നു لديه ഒരുത്തന്റെ സഫർ ഏ സഫർ ഉദ്ദേശിക്കുന്നു ബസ്സിൽ കയറിയിട്ട് പൈസയും കൊടുത്തു വന്ന ആ മറ്റേ റോഡിലും തീവണ്ടി കയറി സഫറല്ല സഫർ ദറവത്തൻ തടിനാട്ടിൽ തന്നെ ഉണ്ടാവും കൽബോട്ടുള്ള സഫറതാ ആ എടുത്തേക്ക് അഴിക്കണം മിന്നു ആവണം മിന്നു നഫ്സിൽ നിന്ന് സഫർ തുടങ്ങി ചട്ടന്റെ അടുത്തേക്ക് നല്ലയിലേക്കാണ് സഫർ പലതരത്തിലുണ്ട് നഫ്സിൽ നിന്ന് ആരംഭിക്കണം സഫർ തുടങ്ങിയിട്ടടുത്തേക്ക് എത്തണം അല്ലയിലേക്ക് പോകണം അങ്ങനത്തെ സഫറല്ലേ അപ്പൊ മിന്നു ഇലഹി ആവാത്ത സഫറാണോ എന്നാ പല അഹീക്കത്തല്ല അദ്ദേഹി അവനൊക്കെ ഈ സഫർ ഏതെല്ലാം തരത്തിലുണ്ട് നോക്കാം സഫറുൽ മുരീദി ഒരു മൊരീദിന്റെ സഫർ സഫർ മനസ്സിലാക്കണം ജാത്ര പോക്കുന്ന സഫറല്ല കൽബിന്റെ സഫർ അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സഫറായി അള്ളാഹുവിനെ കൊണ്ട് ഇസ്ത്യാനത്ത് ചെയ്തുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സഫറാണോ പോകുന്നത് അവൻ നഫ്സിനെ തൊട്ട് ഫാനിയാണ് എന്നാൽ നെഫ്സിന്റെ എല്ലാ ഹമ്മലുകളെ തൊട്ടും ഹാരിയുമാണോ എന്നാൽ മുന്തിയ സഫറാണ് ഇനി വൈകാന ബിന്നഫ്സിൽ ഇന്നഫ്സി നഫ്സിന്റെ ആവശ്യത്തിന് വേണ്ടി ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ച് ആനുകൂല്യങ്ങൾ എന്തൊക്കെയോ കിട്ടാനുണ്ട് ഇങ്ങനെയെല്ലാം കഴിഞ്ഞാൽ ആനുകൂല്യം വർദ്ധിക്കൂല കുറച്ച് ശമ്പളം പൈസയും പോലീസിയും ബഹുമാനം ഈ ആൾക്കളം വരുത്തും പോക്കെല്ലാം കുറച്ച് കൂടണം എന്നുണ്ടാക്കണം ഒരു സഫർ ഉണ്ടാക്കണം അപ്പൊ നഫ്സാണ് അതിന് വേണ്ടി പരിപാടി ആസൂത്രണം ചെയ്യുന്നത് എന്നാലോ ബിൻ നഫ്സിൽ ഉപസാനുമായി രണ്ടു തരം സഫറില്ലേ ജുലൂസുഹാദ ഇവൻ ഈ പോയിരിക്കല് അഫ്ലലു അതാണ് അഫ്ലൽ മീൻ സഫരി ഓ സഫർ പോകുന്നതിനേക്കാൾ നല്ലതാണ് വെറുതെ ഇരിക്കലാണ് നല്ലത് അപ്പൊ ഈ സഫറേത് ഒരു ശേഷനൊക്കെ പോന്ന് ഇതിന് ഓൻ സാധാരണ അവൻ നിന്ന ശേഷനെ മുനീതാന്ന് പറഞ്ഞിട്ട് വലിയ പോലീസ് കിട്ടു പിന്നെ ആനുകൂല്യങ്ങൾ കിട്ടും പിന്നെ ഇവിടെ ജനത്തിരക്കായിരിക്കും അപ്പൊ അങ്ങനത്തെ ആള് ആദ്യം തന്നെ പരിപാടിക്ക് ഒരുങ്ങാണ്ടിക്കല ഹൈറ് അതാ സഫറിനെ തൊട്ട് അനങ്ങാണ്ടിക്കല് ഇനി ഇത് ബാക്കിയുണ്ട് നടുത്തരം ബാക്കിയുണ്ട് ഇത് ഈ പുത്തലല്ലേ പറഞ്ഞത് ആയത്തുൽ കമാലും ആദ്യ നുക്സാനും പറഞ്ഞില്ലേ ഇപ്പൊ വൈകാന ബിനഫ്സിഹിയിലില്ല സഫർ അല്ലാത്തോണ്ട് തന്നെ പക്ഷെ ബിനഫ്സിഹിയായി പേടി പൊഫ ഇവൻ ആ നടുക്കുണ്ടാണ് കമാലിന്റെ നുക്സാൻ ഇടക്കാം എന്നാണ് സഫറോ അപതുലും ഇൻ ജുലൂസ് അവൻ നീ സഫർ ജുലൂസിനേക്കാൾ അപതുരുവ കണ്ടില്ലേ ഈ അലിയാത്ത കമാലവും ആ സഫർ ചെയ്തിട്ട് കമാലിലേക്ക് എത്തട്ടെ അതിനോട് മുത്തവസിത്ത് അപ്പൊ ചുരുക്കത്തിൽ എന്ത് കിട്ടി അന്ന സഫർ അല അലാസത്തി അക്കസാമി സഫർ മൂന്ന് തരത്തിലുണ്ട് എന്ന് കിട്ടി ആഴത്തിൽ കമാല സഫറുണ്ട് ആഴത്തിൽ നഫ്സാല സഫറുണ്ട് വൈനഹുമാ സഫറുണ്ട് എന്ന് കിട്ടി സഫറും ബില്ലായി ഇലല്ലായി ഒന്ന് സഫറും ബിന്നഫ്സിൽ ഇന്നഫ്സി രണ്ട് സഫറും ബിന്നഫ്സിൽ ഇല്ലായി ഒന്നുണ്ടായില്ലേ അവയെല്ലാം നല്ലത് നോക്കാം വൽ അബ്ദ് മഹമൂദും ഖത്തൻ നല്ലത് തന്നെ ഖാറ്റുൽ കമാനല്ലേ ബില്ലാഹി ഇലല്ലാഹി അല്ലേ ഇല്ലേ മൂന്നാമത്തെ മൂന്നാമത്തേത് സഫറും ഇല്ലായി അപ്പോൾ ഇല്ലായി ഉള്ളത് കൊണ്ട് എന്താക്കാ നമുക്ക് ഒന്നാമത്തേത് ചേർക്കാം മുൽഹക്കും ബി ഒന്നാമത്തിനോട് ചേർക്കാം മുത്തോസിറ്റായി അതല്ലേ വസ്സാ പിന്നെ വസ്സാനി രണ്ടാമത്തേത് സഫറും ബിന്നഫ്സിൽ ഇന്നഫ്സി അല്ലേ അത് മതമൂമ് തന്നെ കത്തുകാരി അപ്പോൾ ഈ മുസന്നിഫ് വിമർശിച്ചത് ഏതായിരിക്കും ഏ മുസന്നിഫ് എന്തിനെ പറ്റിയ വിമർശിച്ചിട്ടുണ്ടാവില്ല ഈ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം വിമർശിച്ചിട്ടുണ്ടാവും ബില്ലാഹി ഇടല്ലാഹിനെ വിമർശിക്കൂല അതായിട്ടില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ മഫൂമിൽ എന്തെല്ലാം രണ്ടെണ്ണം വന്നിട്ടുണ്ട് മൂന്ന് കിസ്മ വന്നിട്ട് ഇതായിട്ടില്ലെങ്കിൽ കഴിച്ചു ബാക്കി രണ്ടെണ്ണം അല്ലേ അപ്പൊ വിമർശനത്തിന്റെ വിധേയമായത് രണ്ടെണ്ണമാണ് പക്ഷെ മുസാജി പറയുന്ന അതിൽ ഒന്നിൽ നീക്കേണ്ടതുണ്ട് ഈ വർഷം അമ്മായിക്കൂടാ അതുകൊണ്ടേ പറഞ്ഞില്ലേ രണ്ടാൾ ഒത്തുപോകില്ലെന്ന് അതാ അപ്പൊ മന്ദൂക്കുന്നത് യുവത്താണി പെട്ടതെങ്കിലും അപ്പൊ മഫുഹോ മുഹോ നമ്മ മനസ്സിലാക്കേണ്ടത് കിസ്മുല്ല അവരെ പെടുത്താൻ പാടുള്ളൂ ഒന്ന്